സംപൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം ഇത്രയും ഉജ്ജ്വലമായ ഒരു സദസ്സിൽ പല പ്രാവശ്യം ഇന്ത്യൻ കോൺസുലേറ്റ് അവിടുത്തെ ഓഡിറ്റോറിയത്തിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇതേപോലെ പ്രഭാഷണം നടത്താനുള്ള ജഗതീശ്വരാനുഗ്രഹമുണ്ടാകുമ്പോഴെല്ലാം മനസ്സിൽ രണ്ട് തരത്തിലുള്ള ചിന്തകളാണ് വരിക ഒന്ന് അഹം എന്ന സിനിമയിൽ തലപ്പാവ് കെട്ടിക്കൊണ്ട് വളരെ വേഗത്തിൽ നടന്നു പോകുന്ന മോഹൻലാലിൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന മാതിരിയുള്ളൊരു പാട്ടാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന ആ പാട്ട് എൻ്റെ മനസ്സിൽ എന്നും എന്നും ഞാൻ കേൾക്കുന്നത് പോലെ തോന്നാറുണ്ട് രണ്ടാമത് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നാറുള്ളത് ഇനി കർമ്മമണ്ഡലം മുഴുവനും ഭാരതത്തിൽ മാത്രമായിട്ട് ഒതുക്കണം അവിടെ ധാരാളം വ്യക്തികൾ നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരംശവും അറിയാതെ വിവിധ ഭാഗങ്ങളിലുണ്ട് അറിയിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അറിയാൻ ശ്രമിക്കാൻ തയ്യാറായിട്ടുള്ള വലിയൊരു സമൂഹം അവിടെയുണ്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൃഷ്ണമൂർത്തിയും മറ്റെല്ലാവരും പറഞ്ഞത് ഓട്ടോബയോഗ്രഫി എഴുതിയത് ഈ ദുബായിയുടെ മണ്ണിലും ഒന്ന് റിലീസ് ചെയ്യണം കാരണം ഇവിടെ നിന്ന് ലഭിച്ച വളരെ വലിയ അനുഗ്രഹങ്ങളും സഹായങ്ങളുമെല്ലാം കൊണ്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ നാഷണൽ ഹെറിറ്റേജ് സെൻറ്റർ തൃശ്ശൂരിൽ ഇത്രയും വേഗത്തിൽ വളരാനും ഉയരാനും സാധിച്ചത് അതുകൊണ്ട് ദുബായിലുള്ള മലയാളികളോടും ദുബായിലുള്ള അഭ്യുദയകാംക്ഷികളോടും നമുക്കുള്ള ഒരു കടപ്പാട് ആ പുസ്തകം ഇവിടെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചതുകൊണ്ട് എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ വരികയാണ് ചെയ്തത് ഈശ്വരാനുഗ്രഹത്താൽ ഇന്ന് നമ്മുടെ വിഷയം കർമ്മയോഗമാണ് നാളെ രാവിലെ പത്ത് മണിക്ക് ചെറിയ ആ പുസ്തകം സമ്പൂജ്യനായ സി ജി ആരാധ്യനായ ഈശ്വർജിക്ക് നൽകിക്കൊണ്ട് വളരെ ഇൻഫോർമലി ഗോപാലകൃഷ്ണൻ്റെ ഓട്ടോബയോഗ്രഫിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല ഓട്ടോബയോഗ്രഫിയൊക്കെ പ്രാധാന്യമുള്ളത് മഹാന്മാരുടേതാണ് എന്നാലും അത് റിലീസ് ചെയ്യണമെന്ന് നിർബന്ധിച്ചതുകൊണ്ട് അത് നാളെ പത്ത് മണിക്ക് റിലീസ് ചെയ്തതിന് ശേഷം ലാമറിഡിയൻ ഹോട്ടല് ഓപ്പോസിറ്റ് എയർപോർട്ടാണെന്ന് തോന്നുന്നു അവിടെ റിലീസ് ചെയ്തതിന് ശേഷം ഇന്ന് കേരളത്തിലെ ജ്യോതിഷത്തിൻ്റെ പുറകിൽ പോകുന്ന ധാരാളം വ്യക്തികളുണ്ട് ധാരാളം വ്യക്തികൾ പ്രശ്ന പരിഹാരത്തിന് പോകുന്നു മറ്റ് ധാരാളം വ്യക്തികൾ ഉള്ള പ്രശ്നം സങ്കീർണമാക്കാൻ പോകുന്നു അതുകൊണ്ട് എന്താണ് ജ്യോതിഷം എന്ന് അറിയാൻ ആഗ്രഹമുള്ളവർ ധാരാളമുണ്ട് അറിയിക്കാൻ സയൻറ്റിഫിക്കലി പറ്റുന്നവർ സയൻറ്റിഫിക്കലി എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു അങ്ങനെ പറ്റുന്നവർ കുറച്ചാ ഉള്ളത് അതുകൊണ്ട് ജ്യോതിഷത്തിലുള്ള കുറച്ച് മാത്തമാറ്റിക്സും കുറച്ച് അസ്ട്രോണമിയും പിന്നെ ഈ പ്രഡിക്ഷൻ പാർട്ടും നമ്മളെ പോലെയുള്ളവർ വ്യക്തമായിട്ടും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് അത് നാളത്തെ രാവിലത്തെ ക്ലാസ്സും മറ്റന്നാളെ വൈകുന്നേരം ഇവിടെ തന്നെ ഏകദേശം ഈ സമയത്ത് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് തമസോമ ജ്യോതിർഗമയ ഇംഗ്ലീഷില് ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമ്മളെപ്പോലെ ഉള്ളവര് ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളിലൂടെ എങ്ങനെയാണ് പരിഹാരം കാണാൻ സാധിക്കുക എന്നുള്ളതിന് ഒരു സന്ദേശം മൂന്ന് പ്രഭാഷണത്തിലും ചോദ്യോത്തരങ്ങൾക്ക് അവസരമുണ്ടായിരിക്കും എഴുതി തരണമെങ്കിൽ എഴുതി തരാം ഓറലി ചോദിക്കണമെന്നുള്ളവർക്ക് ചോദിക്കാം വളരെയധികം യോജിപ്പില്ലാത്തവർക്ക് വെല്ലുവിളിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു അതിന് മടിക്കേണ്ട ആവശ്യമില്ല അതും ചോദിക്കാം അറിയാവുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ സാധിക്കുമെന്ന് കുറേ തോന്നലുണ്ട് അറിയാത്തതാണെങ്കിൽ പഠിച്ചിട്ട് അവർ ഇമെയിൽ തരികയാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാനുള്ള സൗകര്യവുമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് ആവേശകരമായൊരു പ്രഭാഷണമല്ല അറിയാൻ വേണ്ടി മാത്രമുള്ള ഇന്നത്തെ ലോകത്തില് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മൾ എങ്ങനെയാണ് കർമ്മയോഗം ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് ഭൗതികതയും ആത്മീയതയും കുറച്ച് തത്വശാസ്ത്രവും ചേർത്ത് പറയാനുള്ള ഒരു ശ്രമം അതിൻ്റെ പേര് കർമ്മയോഗം യഥാർത്ഥത്തിൽ ഇത് വിവരിക്കുന്നത് എവിടെയാണ് ഭഗവത്ഗീതയിലും മൂന്നാം അധ്യായത്തില് ആ കർമ്മയോഗത്തിൽ ആത്മീയതയില്ല ആ കർമ്മയോഗത്തിൽ മതവുമില്ല ആ കർമ്മയോഗ വിവരണത്തിൽ ഈശ്വരനുമില്ല ആ കർമ്മയോഗ വിവരണത്തില് ഞാനും നിങ്ങളും നമ്മളും അടങ്ങുന്ന ജീവിതത്തില് ഇന്ന് നാം ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തെല്ലാമാണ് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ വീക്ഷണം എന്തായിരിക്കണം ആ കർമ്മങ്ങളിലുണ്ടാകുന്ന റിസൾട്ട് ആ കർമ്മങ്ങളുടെ റിസൾട്ടിന് ആധാരമായ റിവാർഡ് ഇവയെയെല്ലാം എങ്ങനെ വീക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് വിശകലനം ചെയ്യാനൊരു ശ്രമം മറ്റൊരർത്ഥത്തിൽ ലിവിങ് ഓൺ ദ പ്രസന്റ് ഇന്ന് നമ്മൾ ജീവിക്കുന്നു മരണശേഷം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്നു എന്നുള്ളതല്ല ഇന്നലെ വരെ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് വിശകലനം ചെയ്യലല്ല ഇന്നലെ വരെ ചെയ്തതിൻ്റെ പാപപുണ്യങ്ങൾ അനുഭവിക്കുന്നതിനെക്കുറിച്ചുള്ള ഭയവും അല്ല മറിച്ച് ഇന്ന് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് പരിധിക്കപ്പുറം കൂടാതിരിക്കാൻ എന്റെ വീട്ടിനകത്ത് സംതൃപ്തിയും സന്തോഷവും ആദരവും കടമയും കടപ്പാടും ദയയും ബഹുമാനവും സ്നേഹവും ഉണ്ടാവാൻ എന്റെ കുടുംബത്തിനകത്ത് വാശിയും പകയും വിദ്വേഷവും അസൂയയും അഹങ്കാരവും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് താളം ഒന്ന് ഭംഗിയായിട്ട് ലയമാക്കി മാറ്റുക അങ്ങനെയുള്ളൊരു കർമ്മയോഗമാണ് നമ്മളുടെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടത് ആദ്യം ഒരു അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടേ കർമ്മയോഗത്തിലേക്ക് കടക്കുള്ളൂ എന്താണ് ഈ കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം എന്നെല്ലാം പറയുന്നത് ധാരാളം പേര് പറയാറുണ്ട് ആത്മീയ ആചാര്യന്മാര് നിരന്തരം പറയുന്ന വാക്കാണ് ജ്ഞാനയോഗം നിരന്തരം പറയുന്ന വാക്കാണ് ഭക്തിയോഗം അതേപോലെ കർമ്മയോഗം ഇത് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ജീവിക്കുന്ന നമുക്ക് ഏത് രീതിയിലാണ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക ഒരു ഇംഗ്ലീഷ് വരി മനസ്സിൽ ഓർത്താൽ എളുപ്പത്തിൽ നമുക്ക് അപ്പുറത്തെ ലൈനിലേക്ക് കടക്കാൻ സാധിക്കും when emotions are replaced by devotion when emotions are replaced by devotion അത് ഭക്തിയോഗമാണ് ജീവിതത്തില് വികാര തള്ളിച്ചയുണ്ടാവുമ്പോൾ ദുഃഖമുണ്ടാകുമ്പോൾ വേദനയുണ്ടാകുമ്പോൾ തടസ്സങ്ങളും വാശിയും ഉണ്ടാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വാശിക്കും നെഗറ്റീവുകൾക്കും അടിമപ്പെടുമ്പോൾ ആ വികാരങ്ങളെ ഇമോഷൻസിനെ റീപ്ലേസ് ചെയ്യാൻ ഭക്തി എന്ന വികാരം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ ഭക്തിയിലൂടെ നമുക്ക് ചലിക്കാൻ സാധിച്ചാൽ വ്യക്തി ഇപ്പോൾ അഭ്യസിക്കുന്നത് ഭക്തിയോഗമാണെന്ന് പറയാം അയാൾ ഭക്തനാണെന്ന് പറയാൻ സാധിച്ചു എന്ന് വരില്ല ഭക്തിയോഗമാണ് അയാളുടെ ജീവിതചര്യ when all type of emotions are replaced by devotion that particular vision is known as യഥാർത്ഥത്തില് ഭക്തിയോഗം അത് കർമ്മത്തിൽ അപ്ലൈ ചെയ്യാം നമുക്ക് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ബന്ധത്തിൽ അപ്ലൈ ചെയ്യാം മാതാപിതാക്കളും പുത്രന്മാരും തമ്മിലുള്ള ബന്ധത്തിൽ അപ്ലൈ ചെയ്യാം ഓഫീസിന് സൂപ്പർവൈസറും സബോർഡിനേറ്റും തമ്മിലുള്ളതിൽ ഭക്തിയോഗം അപ്ലൈ ചെയ്യാം സഹപ്രവർത്തകർ തമ്മില് ഉള്ള റിലേഷനില് ഈ ഭക്തിയോഗം അപ്ലൈ ചെയ്യാൻ സാധിക്കും എനിക്കും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമേ അല്ലെങ്കിൽ എനിക്കും യേശുദേവനും തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമേ ഭക്തിയോഗം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല ആരോടെല്ലാം എനിക്ക് തോന്നുന്ന വികാരം സ്നേഹത്തിൻ്റെയും കടമയുടെയും കടപ്പാടിൻ്റെയും കരുണയുടെയും ഭക്തിയുടേതുമാക്കി മാറ്റാൻ സാധിക്കുമോ അവിടെയെല്ലാം ഞാൻ ഭക്തിയോഗിയായി മാറുകയാണ് ആ വരി ഒരിക്കൽ കൂടി പറയാം emotions are getting replaced by devotion രണ്ടാമത്തേത് when emotions are getting replaced by absolute knowledge അതാണ് ജ്ഞാനയോഗം ഏത് ഉണ്ടാവുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുക ഈ വികാരങ്ങളെല്ലാം താൽക്കാലികമാണ് ഒന്നും പെർമനന്റ് അല്ല അച്ഛൻ മരിച്ച സമയത്ത് നെഞ്ചത്തടിച്ചു കരഞ്ഞു ഗോപാലകൃഷ്ണൻ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കരച്ചിലിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കരച്ചിലിന്റെ ശബ്ദം കുറഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കരച്ചിലേ കുറഞ്ഞു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അച്ഛന്റെ ഡെഡ് ബോഡി കഴിയുന്നത്രയും വേഗം ദഹിപ്പിക്കണമെന്ന വികാരം അപ്പോൾ ആ വേദന ആ ദുഃഖം പെർമനന്റ് അല്ല ഏത് സന്തോഷവും പെർമനന്റ് അല്ല ഏത് തടസ്സവും പെർമനന്റ് അല്ല ഏത് തരത്തിലുള്ള അവസ്ഥയും പെർമനന്റ് അല്ല everything is changing, everything is changeable. The only permanent thing in the world is that everything is changing. adu mathra അത് മാത്ര പെർമനന്റ് ആയിട്ടുള്ളത് അതൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മളുടെ വികാരങ്ങളെയെല്ലാം വിചാരങ്ങൾ കൊണ്ട് അൾട്ടിമേറ്റ് നോളജ് കൊണ്ട് നമുക്കതിനെയെല്ലാം സ്മൂത്തൻ cheyan സാധിച്ചാൽ ശരീരത്തിൻ്റെ ഭാരം കാല് ഏറ്റെടുക്കുമ്പോൾ കാല് തളരില്ല എന്താ കാരണം നമുക്കറിയാം നമ്മൾ തന്നെ ഇവിടെ ടെമ്പററിയാ ചിലപ്പോൾ ചിലർ വിളിച്ച് ചോദിക്കാറുണ്ട് സർ കണ്ടമാനം ദുഃഖമുണ്ട് ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത് വലുതായിട്ടൊന്നും വിഷമിക്കേണ്ട കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അത് ഉറപ്പാ we are not permanent here നമ്മൾ ആരും പെർമനന്റ് അല്ല അതുകൊണ്ട് നമ്മുടെ വികാര വിക്ഷോഭങ്ങളും പെർമനന്റ് അല്ല നമ്മൾ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പെർമനന്റ് അല്ല ഏത് സ്ഥാനവും ഏത് സർട്ടിഫിക്കറ്റും ഏത് ഡിഗ്രിയും നമ്മളോടൊപ്പം അവസാനിക്കുകയാണ് അതുകൊണ്ടൊന്നും ചെയ്യണ്ടെന്നല്ല അതുകൊണ്ട് ഡിപ്രഷൻ ഉണ്ടാവണമെന്നല്ല അതുകൊണ്ട് തളരണമെന്നല്ല അതുകൊണ്ട് ഇന്തൂസിയാസവും എൻ്റർപ്രീനർഷിപ്പും ഉണ്ടാവരുതെന്നല്ല അതെല്ലാം ഉള്ളപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഓർമ്മ വേണം നമ്മളെല്ലാവരും ഒരു ദിവസം പാസ്പോർട്ടും വിസയും വേണ്ടാത്ത ലോകത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്ന ഒരു ultimate and absolute knowledge ultimate and absolute knowledge അത് റിയൽ ആയിട്ട് ഉണ്ടാവുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും ശരീരം ടെമ്പററിയാണ് ഇതിനകത്തുള്ള ജീവാത്മാവ് പുതിയ പുതിയ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹോ ധ്രുവം ജന്മമൃതസ്യ തസ്മാത് നത്വം ശൂചിതുമർഹസി ജനിച്ചോ മരണമുണ്ടെന്നുറപ്പാണ് ആ ജനനത്തിനും മരണത്തിനുമിടയ്ക്ക് ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് നമ്മൾ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുമ്പോൾ അതിൽ സുഖമുണ്ട് ദുഃഖമുണ്ട് അതിൽ ഉയർച്ചയുണ്ട് താഴ്ചയുണ്ട് അതിൽ ചിരിയുണ്ട് കരച്ചിലുണ്ട് അതിനകത്ത് ലാഭമുണ്ട് നഷ്ടമുണ്ട് ഇതെല്ലാം ചേർന്നതാണ് ജീവിതമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുമ്പോൾ ജനനത്തിന് ശേഷവും മരണത്തിനു മുമ്പുമുള്ള ഈ ജീവിതത്തിൽ എത്ര വർഷങ്ങളുണ്ട് എത്ര ദിവസങ്ങളുണ്ട് എത്ര മണിക്കൂറുകളുണ്ട് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉള്ള മണിക്കൂറുകൾ ഉള്ള ദിവസങ്ങൾ അതിലുള്ള വർഷങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് ചിന്തിക്കുന്നതായിരിക്കും ജ്ഞാനയോഗം how long you are living is less important how you are living is more important ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വെച്ച് പറയുകയുണ്ടായി രണ്ട് ഇംഗ്ലീഷ് വാക്ക് വരികളാണ് how long you are living how you are living ആ ലോങ് എന്ന് മാറ്റിയാൽ അതെന്തായി തീരുമോ അതാണ് ഇമ്പോർട്ടൻ്റ് അതിനെക്കുറിച്ചറിയുക ജീവിക്കുന്നിടത്തോളം കാലം ഈ ജീവാത്മാവ് ശരീരത്തിലുള്ളയിടത്തോളം കാലം നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ച് തീർക്കാനുള്ളത് അത് മുഴുവനും അനുഭവിച്ച് തീർത്തേ മതിയാവൂ for every action there is an equal and opposite reaction so whatever we have done whatever we are doing whatever we will have to do ഇതിന് മൂന്നിനും ഇഫക്റ്റ് ഉണ്ട് റിസൾട്ട് ഉണ്ട് കോൺസിക്വൻസുകൾ ഉണ്ട് അതൊന്നും ഇറേസ് ചെയ്ത് കളയാൻ സാധ്യല്ല അതുകൊണ്ട് നന്മകളും തിന്മകളും ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവനും നമ്മൾ പ്ലസ്സുകളായും മൈനസുകളായും അനുഭവിക്കുന്നു അനുഭവിക്കണം എന്ന അറിവ് എപ്പോൾ നമുക്കുണ്ടാകുന്നുവോ അപ്പോൾ നമ്മളുടെ പന്താവ് ജ്ഞാനയോഗത്തിൻ്റെ പന്താവാണ് അല്ലാണ്ട് ഈശ്വരനെ സാക്ഷാത്കരിക്കാനുള്ള പ്രയാണമല്ല ജ്ഞാനയോഗത്തിൻ്റെത് ജ്ഞാനയോഗത്തിൻ്റെ പന്താവ് ഞാനും ജ്ഞാനുമായി ബന്ധപ്പെട്ടതും എല്ലാം ശാരീരികമായി താൽക്കാലമാണെന്നും ആ താൽക്കാലികമായതിൽ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും വരവും പോക്കും ചിരിയും കരച്ചിലും ലാഭവും നഷ്ടവും നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നും വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും ഈ ശരീരം ഉപേക്ഷിച്ച് ജീവാത്മാവ് മാറുമ്പോൾ കൂട്ടത്തിൽ വരില്ലെന്നും ചെയ്ത നല്ല കർമ്മങ്ങൾ മാത്രമാണ് റിസൾട്ടും റിവാർഡുമായിട്ട് നമ്മളുടെ കൂടെ ഉണ്ടാവുക എന്നും തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് നമ്മൾ ജ്ഞാനയോഗിയാവുക അപ്പോൾ ഒരു സംശയം ഉണ്ടാവും ചെയ്ത കർമ്മങ്ങൾ എങ്ങനെയാ ജീവാത്മാവിന്റെ കൂട്ടത്തിൽ ഉണ്ടാവുക എന്നെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടിയാൽ സമയം കിട്ടുന്നുള്ള എനിക്ക് ഉറപ്പുണ്ട് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ നിരീശ്വരവാദിയും പവർഫുൾ യുക്തിവാദിയുമായ professor Brian L Weiss professor Brian L Weiss നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പുസ്തകം ആ പുസ്തകം മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് അനവധി ജന്മങ്ങള് അനവധി യജമാനന്മാര് ആ പുസ്തകം ആ സൈക്കാട്രിസ്റ്റ് ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ എഴുതിയതാ ഒരു ഈശ്വരവിശ്വാസിയല്ല പുസ്തകം എഴുതിയത് ഹൺഡ്രഡ് പെർസെന്റ് നിരീശ്വരവാദി ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ഇന്നും അദ്ദേഹം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ് ഇപ്പം മിയാമി യൂണിവേഴ്സിറ്റിയിലെ ഫുൾ ടൈം പ്രൊഫസറാണ് കഴിഞ്ഞ ജൂലൈ മാസം നാല് മുതൽക്ക് പന്ത്രണ്ട് വരെ കാലിഫോർണിയയിൽ പോയ സമയത്ത് അദ്ദേഹവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനും ഉള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ഭക്തിയോഗം എന്ന വാക്ക് ഇമോഷൻസിനെ ഡിവോഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാം ജ്ഞാനയോഗം എന്ന വാക്ക് ഇമോഷൻസിനെ അബ്സുല്യൂട്ട് നോളജ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം ആ അബ്സുല്യൂട്ട് നോളജാണ് നമ്മളിൽ പലർക്കും ഇല്ലാത്തത് പ്രത്യേകിച്ച് കേരളത്തിൽ ജനിച്ചവർക്ക് ആ അബ്സുല്യൂട്ട് നോളജ് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് വെട്ടിപ്പിടിക്കാനുള്ള ആ ത്വര അത് പരിധിക്കപ്പുറം പോകുന്നു കെട്ടിപ്പടുക്കാനുള്ള ഇന്തൂസിയാസവും പരിധിക്കപ്പുറം പോകുമ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു rate of increase of heart attack നാൽപ്പത്തി ആറില് ടച്ച് ചെയ്ത് നിൽക്കുന്നു കേരളത്തില് ഇപ്പൊ കുറേശ്ശെ കൂടി വരുന്നു വീണ്ടും ലോകത്തിലെ ഹയ്യസ്റ്റ് എന്താ ഈ ഹാർട്ടിന് താങ്ങാൻ പറ്റാതെ വരുന്നത് നമ്മളുടെ ആഗ്രഹം മിതമായ ലെവലിൽ നിന്ന് അമിതമായ ലെവലിൽ ചെന്ന് അത് അതിയായ ലെവലിൽ ചെന്ന് അത്യാഗ്രഹത്തിൻ്റെ ലെവലിൽ ചെല്ലുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഭാരം ഈ കാലുകൾക്ക് താങ്ങാൻ പറ്റാതെ വരുന്നു ഈ ശരീരത്തിൽ ഒരു മിനിറ്റില് അറുപതിനായിരം കിലോമീറ്റർ ദൂരം ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യിക്കാൻ ഒരു മിനിറ്റില് അറുപതിനായിരം അണ്ടർലൈൻ ഒരു മിനിറ്റില് അറുപതിനായിരം കിലോമീറ്റർ ദൂരം ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഹാർട്ടിനില്ലാതെ വരുമ്പോൾ ഹാർട്ട് പറയും ഇനി എനിക്ക് വയ്യ തൻ്റെ ശരീരത്തോടൊപ്പം തുള്ളാനും ചാടാനും വയ്യ എന്ന് പറയുമ്പോഴാ ആദ്യത്തെ അറ്റാക്ക് ഉണ്ടാവുക അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത് അബ്സുല്യൂട്ട് നോളജ് അൾട്ടിമേറ്റ് നോളജ് സ്വായത്തമാക്കുന്നത് തളരാനല്ല തകരാനല്ല അല്ലെങ്കിൽ ലേസിനെസ്സിലൂടെ മുമ്പോട്ട് പോകാനല്ല ഡിപ്രഷൻ ഉണ്ടാകാനല്ല ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാനല്ല ഡിസൊബീഡിയൻസിന് വേണ്ടിയിട്ടല്ല മറിച്ച് റിയാലിറ്റി ആൻഡ് ഫാക്ട് സത്യം ധർമ്മം വ്യക്തമായിട്ടറിയാൻ ജ്ഞാനയോഗം നമുക്ക് ആവശ്യമാണ് മൂന്നാമത്തേത് എന്താണ് കർമ്മയോഗം ആ കർമ്മയോഗം എന്താണ് emotions are getting replaced by absolute karma നമ്മൾ ചെയ്യാനുള്ളത് എന്താ അത് ചെയ്തു തീർക്കാനുള്ള നല്ലൊരു മനസ്സ് ആ ചെയ്തു തീർക്കാൻ ചിലപ്പോൾ ക്ലർക്കായിരിക്കും ചിലപ്പോൾ പ്യൂണായിരിക്കും ചിലപ്പോൾ മാനേജർ ആയിരിക്കും എം എൽ എ ആയിരിക്കാം എം പി ആയിരിക്കാം അത് ഔദ്യോഗിക തലത്തിൽ നമ്മുടെ കുടുംബതലത്തിൽ അച്ഛനാണ് ഭർത്താവാണ് അനുജനാണ് ഭാര്യയാണ് അമ്മയാണ് അയൽവക്കക്കാരാണ് പല പല ബന്ധങ്ങളുണ്ട് അപ്പൊ ഔദ്യോഗിക തലത്തിലുള്ള ബന്ധം അതേപോലെ കുടുംബ തലത്തിലുള്ള ബന്ധം സാമൂഹിക തലത്തിലുള്ള ബന്ധം ഈ ബന്ധങ്ങളെല്ലാം നമ്മുടെ ചുമലുകളില് ഓരോ തരത്തിലുള്ള കർമ്മം ഏൽപ്പിക്കുന്നുണ്ട് ആ കർമ്മം നിരന്തരം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായി എന്ന് വിചാരിക്കുക ഉണ്ടാക്കാൻ ഒന്ന് ശ്രമിച്ചാൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഗോപാലകൃഷ്ണൻ പറയുന്നു അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന സംതൃപ്തി ബാക്കി ഏത് സന്തോഷത്തെക്കാളും അസാധാരണമാണ് അവാച്യമാണ് വിവരണാതീതമാണ് അതാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗം നമ്മൾ ഏറ്റെടുത്ത കർമ്മങ്ങൾ നമ്മളെ ഏൽപ്പിച്ച കർമ്മങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞ കർമ്മങ്ങൾ അത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് വിചാരിക്കുക ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഏത് രീതിയിലാ ചെയ്യുക എൻ്റെ ശരീരം എപ്രകാരമാണോ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കാത്തത് എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ എങ്ങനെയാണോ അതിനെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ സ്വതസിദ്ധമായിട്ട് അനുഷ്ഠിക്കുന്നത് അതേപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോന്നും നോക്കിയാൽ അത് അതിൻ്റെ കർമ്മം അനുഷ്ഠിക്കുന്നുണ്ട് തത്വശാസ്ത്രത്തിലൂടെ കടന്നു പോവുകയല്ല വെറുതെ നോക്കുക ഒരാട് ഒരു പശു ഒരു മരം ഈ പ്രപഞ്ചത്തെ മൊത്തം എടുത്തു നോക്കാം മനസ്സിലാക്കാൻ സാധിക്കും ജീവനുള്ളതും ജീവനില്ലാത്തതും അനുനിമിഷം പ്രവർത്തിക്കുന്നു ഞാൻ പണ്ട് എറണാകുളത്ത് സെയിന്റ് ആൽബർട്ട്സ് കോളേജില് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തില് അവിടെ ഒരു പ്രിൻസിപ്പാളുണ്ട് വളരെ നല്ല മനുഷ്യനാ ജനിച്ചതിന് ശേഷം ചിരിച്ചിട്ടില്ല അങ്ങേര് അതേപോലെ തന്നെ ഹാർട്ട് കരിങ്കല്ലിനേക്കാൾ അല്പം സോഫ്റ്റ് ആയിട്ടുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വികാരം അങ്ങനെയൊന്നുമില്ല ഫാദർ അഗസ്റ്റിൻ കൊന്നുള്ളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ അഗസ്റ്റിൻ കൊന്നുള്ളി വന്ന് ആദ്യം മോറൽ ആൻഡ് എത്തിക്സ് ക്ലാസ്സിലെ കയ്യ് ഇങ്ങനെ നിവർത്തി പിടിച്ച് അദ്ദേഹം പറയും my dear students I am very sure that you will not be listening to what I am talking to you എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രത്യേക സൗണ്ടിൽ അദ്ദേഹം പറയും have you ever thought about the real area and the volume of this universe അപ്പ തന്നെ സ്റ്റുഡൻസ് പറയും not at all we have never heard we are never try to understand that and we are not interested in understanding also അതോടുകൂടി അഗസ്റ്റിൻ കുന്നുള്ളി സാറ് പറയും നോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് അപ്പോൾ കുറച്ച് പേര് എഴുന്നേറ്റ് നിൽക്കും why are you standing up you told that we should understand that is why we are standing now എന്ന് പറഞ്ഞ് പിന്നെ സ്ലോലി അദ്ദേഹം വിഷയത്തിലേക്ക് കിടക്കും അതോടുകൂടി ക്ലാസ് സൈലന്റ് ആണ് എന്നിട്ട് അദ്ദേഹം പറയും എന്നെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ കുറിച്ചൊന്ന് ചിന്തിക്കുക ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികളുള്ള ഒരു പ്രപഞ്ചം ഏതോ അടുത്തുള്ള ഒരു ഗാലക്സിയിലെ അടുത്തുള്ള ഒരു നക്ഷത്രത്തിൽ നിന്ന് ഉത്ഭവിച്ച പ്രകാശം നമ്മളുടെ കണ്ണിലെത്താൻ നാലായിരവും അയ്യായിരവും ലൈറ്റ് ഇയേഴ്സ് വേണ്ടി വരുന്ന ഒരു ഗാലക്സി അടുത്തുള്ള ഗാലക്സിയാണത് അങ്ങനെ എത്ര ഗാലക്സികൾ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികൾ ഓരോ ഗാലക്സിക്കകത്തും എത്ര ഗ്രഹങ്ങള് മില്യൺസ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സൂര്യന്മാരുമുണ്ട് അങ്ങനെയുള്ള ഗാലക്സിയിൽ ഒരു ഗാലക്സിയാണ് മിൽക്കി വേ ഗാലക്സി നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഒന്നും പറയില്ല ആ ഒരു ഗാലക്സിക്കകത്തുള്ള മില്യൺസ് ഓഫ് സോളാർ സിസ്റ്റത്തിലെ ഒരു സോളാർ സിസ്റ്റത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ആ ഒരു സോളാർ സിസ്റ്റത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഗ്രഹങ്ങളാണോ വേറെ വല്ലതുമാണോ എന്ന് അവിടെ എത്തി നിൽക്കുമ്പോൾ ആ ഗ്രഹങ്ങളില് ഒരു ഗ്രഹമായ ഭൂമിയില് നമ്മൾ ജീവിക്കുന്നു ആ ഭൂമിയില് ഏഴ് കോണ്ടിനെന്റ് ഉള്ളതില് ഒരു കോണ്ടിനെന്റ് ആണ് ഏഷ്യൻ കോണ്ടിനെന്റ് ആ ഏഷ്യൻ കോണ്ടിനെന്റിൽ കുറേ ഗ്രഹങ്ങൾ ഉള്ളതില് സോറി കുറേ രാജ്യങ്ങൾ ഉള്ളതില് ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യക്കകത്ത് കുറേ സംസ്ഥാനങ്ങളിലുള്ളതിൽ ഒരു സംസ്ഥാനമാണ് കേരളം അതിനകത്ത് കുറേ ജില്ലകളുള്ളതിൽ ഒരു ജില്ലയാണ് തിരുവനന്തപുരം അതിനകത്ത് കുറേ പഞ്ചായത്തുള്ളതിൽ ഒരു മുനിസിപ്പാലിറ്റിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെങ്കിൽ നേമം മുനിസിപ്പാലിറ്റി അതിനകത്ത് ഇത്രയും വീടുകൾ ഒരു വീടാണ് ഗോപാലകൃഷ്ണന്റെ വീട് അതിനകത്ത് ഇത്രയും സ്ഥലമുള്ളതിൽ ഒരു കസേരയിലാണ് ഗോപാലകൃഷ്ണൻ ഇരിക്കുന്നത് അപ്പൊ എത്രയുണ്ട് ഞാൻ ഇത്രയും വലിയൊരു പ്രപഞ്ചത്തിനകത്ത് ഞാൻ ആര് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തില് ഒരു സിനിമാ നടൻ ഒരു ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഏതിലാണെന്ന് അറിഞ്ഞുകൂടാ തേന്മാവിൻ കൊമ്പത്ത് എന്നുള്ള സിനിമയിൽ ഞാൻ ആരാന്ന് താൻ എന്നോട് ചോദിച്ചാൽ താൻ ആരാണെന്ന് ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാൻ താൻ ആരാണ് യോഗ്യതയുള്ളതെന്ന് ഞാൻ ആരാണെന്ന് പറഞ്ഞുതരാം ഇയാൾക്കും കൺഫ്യൂഷനായി അയാൾക്കും കൺഫ്യൂഷനായി അതേപോലെ ഞാൻ ആരാണ് ഒരു അങ്ങനെയുള്ള ഞാൻ എന്തിന് പരിധിക്കപ്പുറം കിടന്ന് തുള്ളണം ചാടണം എന്ന് കണ്ണ് രണ്ടും അടച്ച് ചമ്രം മടിഞ്ഞ് നിലത്തിരുന്ന് ഇടത്തെ കൈയിൻ്റെ മുകളിൽ വലത്തെ കൈ വെച്ച് കണ്ണടച്ചൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പം മനസ്സിലാവും പരിധിക്കപ്പുറം തുള്ളേണ്ട ആവശ്യമൊന്നുമില്ല ചാടേണ്ട ആവശ്യമൊന്നുമില്ല പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒട്ടകം ഉൾപ്പെടെയുള്ള ജന്തുക്കളിൽ ഒരു ജന്തുവാണ് മനുഷ്യൻ ഒരു വ്യത്യാസം മാത്രമുണ്ട് എന്താ വ്യത്യാസം ഭക്ഷണം പാകം ചെയ്ത് കളി കഴിക്കുന്നു ഷർട്ടും പാൻറ്റും ഒക്കെ ഇടുന്നു എന്നുള്ളത് ഒരെണ്ണം അതല്ലാതെ വേറൊരു വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇത് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും ആ പാസ്റ്റിന്റെ കണ്ടിന്യൂവേഷനാണ് പ്രസന്റ് എന്നും ആ പ്രസന്റിന്റെ കണ്ടിന്യൂവേഷനാണ് ഫ്യൂച്ചർ എന്നും ഇതിന് രണ്ടിനും ഞാൻ എന്ന വ്യക്തിക്ക് അബ്രപ്റ്റ് സ്റ്റോപ്പ് ഉണ്ടെന്നും എപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നുവോ അന്ന് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാവും എന്താ ചെയ്യേണ്ടത് ഒരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ പലരും പറയാറുള്ള ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്നാ തോന്നുന്നത് കഥകളി നടൻ ഗോപിനാഥൻ നായർ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി എന്തിനാ ട്രെയിനിൽ കയറിയത് തിരുവനന്തപുരത്ത് വന്ന് മാർഗി കഥകളി ട്രൂപ്പിൽ വന്ന് കംസവധം എന്ന കഥകളിയില് കംസനായിട്ട് ഗോപിനാഥൻ നായർ അഭിനയിക്കുന്നു അപ്പൊ ഗോപിനാഥൻ നായർ ആരായിട്ടാണ് അഭിനയിക്കാൻ പോണത് കംസനായിട്ടാണ് എവിടെ നിന്ന് അദ്ദേഹം പുറപ്പെട്ടത് കൊല്ലത്ത് നിന്ന് ഏതിലൂടെയാ തിരുവനന്തപുരത്തേക്ക് വരുന്നത് ട്രെയിനിൽ അപ്പൊ ആ ഗോപിനാഥൻ നായർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആരായിരുന്നു വെറും ഗോപിനാഥൻ നായർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആരായിരുന്നു കുറേശ്ശെ കംസനാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്താവാൻ തുടങ്ങി കുറേശ്ശെ കംസനാവാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഗോപിനാഥൻ നായർ ഒരു ശതമാനം കംസനാവാൻ തുടങ്ങി ട്രെയിനിൽ കയറിയപ്പോൾ എങ്ങോട്ടാ പോണത് തിരുവനന്തപുരത്ത് എന്തിനാണ് കംസവധം അങ്ങയുടെ റോൾ എന്താ ഞാനാ കംസൻ ആരാണ് ഞാൻ കംസൻ അപ്പൊ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഗോപിനാഥൻ നായർ അഞ്ചു ശതമാനം കംസൻ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ എൺപത് ശതമാനം ഗോപിനാഥൻ നായർ ഇരുപത് ശതമാനം കംസൻ മാർഗി കഥകളിയുടെ ഓഫീസിനകത്ത് കയറിയപ്പോ ഒരാൾ പറഞ്ഞു ദേ കംസം വന്നു എന്ന് അപ്പൊ എത്രയായി ഗോപിനാഥൻ നായർ അറുപത് ശതമാനം ഗോപിനാഥൻ നായർ നാൽപ്പത് ശതമാനം കംസൻ പിന്നെ ചുട്ടി കുത്തി കഴിഞ്ഞപ്പോൾ ചുട്ടി കുത്താന്ന് വെച്ചാൽ ചില മലയാളികൾ ഉപയോഗിക്കുന്ന പദമുണ്ട് ഒരുവനെ കുത്തുവാള എടുപ്പിക്കുന്നതിനും ഇത് തന്നെയാ പറയാ അപ്പൊ ആ ചുട്ടി കുത്തലല്ല ആ കഥകളിയില് ചുട്ടി കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഓ കംസന്റെ വേഷം നന്നായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗോപിനാഥൻ നായര് ഏതാണ്ട് പത്ത് ശതമാനമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം കംസനായി ആ കംസൻ സ്റ്റേജിലേക്ക് കയറി കഴിയുമ്പോൾ ഗോപിനാഥൻ നായരുടെ ഭാര്യ സ്റ്റേജിലേക്ക് വന്നു എന്ന് വിചാരിക്കുക ഗോപിനാ കംസൻ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഗോപിനാഥൻ നായരുടെ ഭാര്യ സ്റ്റേജിലേക്ക് വന്നാൽ കംസൻ എങ്ങനെ പെരുമാറും തികച്ചും അറിയാത്ത ആളെ പോലെയാ പെരുമാറുക കാരണം സ്റ്റേജിൽ ഗോപിനാഥൻ നായർ അല്ല അത് ഹൺഡ്രഡ് പെർസെന്റ് കംസനാണ് അപ്പോൾ ആ സ്റ്റേജിൽ കയറി കഴിഞ്ഞ കംസവധം കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് താഴ്ത്തേക്ക് ഇറങ്ങി ആ ഡ്രസ്സ് മാറ്റുന്നത് വരെ ആ കംസന്റെ റോള് എത്ര ഭംഗിയായിട്ട് കർമ്മമണ്ഡലത്തില് അഭിനയിക്കാൻ സാധിക്കുമോ അതാണ് ഗോപിനാഥൻ നായരുടെ അച്ചീവ്മെന്റ് മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നിങ്ങളുടെ മുഖം കണ്ടാൽ എനിക്ക് തോന്നുന്നു മനസ്സിലായി കാരണം ഇത് വലിയ ഡീപ്പായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നുമല്ല വളരെ സിമ്പിളാണ് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഏത് സ്റ്റേജിൽ എന്തായിട്ടാണോ അഭിനയിക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അഭിനയിക്കുന്ന സമയത്ത് ജീവിതമാകുന്ന സ്റ്റേജിൽ ഭാര്യയായും ഭർത്താവായും മകനായും മകളായും സഹോദരനായും സഹോദരിയായും മാനേജറായും സബോർഡിനേറ്റായും സൂപ്പർവൈസറായിട്ടും ജീവിതമാകുന്ന വേദിയിൽ അഭിനയിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി അഭിനയിക്കുക അതിൽ അവസാനത്തെ കർമ്മവും അങ്ങോട്ട് ചെയ്യാൻ ശ്രമിക്കുക വരും വരായികകളിലേക്ക് പരിധിക്കപ്പുറം നമ്മളുടെ ചിന്തകൾ കൊണ്ടുപോകാതിരിക്കുക ഇന്നലെ ഇന്ന് നാളെ ഞാൻ കുറച്ച് കുറച്ചു മുമ്പ് നിങ്ങളോട് സൂചിപ്പിച്ചു മനുഷ്യന് മാത്രം ചില കപ്പാസിറ്റികളുണ്ട് അതിൽ സിമ്പിളായിട്ടുള്ളതും പറഞ്ഞു പക്ഷെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇന്നലെ വരെ നടന്ന കാര്യങ്ങളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് തളരാനുള്ളത് ഇന്നലകളിൽ നിന്നെടുക്കാം അല്ലെങ്കിൽ വളരാനുള്ളത് ഇന്നലകളിൽ നിന്നെടുക്കാം ഇന്നലത്തേതിൽ നിന്ന് ആവേശമെടുത്ത് ഇന്നലത്തെ തെറ്റുകളിൽ നിന്ന് തിരുത്താനുള്ള സന്ദേശങ്ങൾ എടുത്ത് ഇന്നലത്തെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് ഇന്ന് നിരന്തരം പ്രവർത്തിച്ച് നാളത്തെ ജീവിതം ധന്യമാക്കാനുള്ള ഒരു കഴിവുള്ള മനുഷ്യന് അത് ചെയ്യാൻ സാധിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗം വളരെ സിമ്പിളാണ് ഈ ചില സന്യാസിമാർ കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് കർമ്മണ്യേവാധികാരസ്ഥേ മാബലേഷു കഥാചന മാ കർമ്മബലഹേതുർഭൂകൂ മാതേ സങ്കോസ്തകർമ്മണി നീ കർമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട എന്തൊരു കഷ്ടാണ് പിന്നെ എന്തിനാ തിരുമേനി ഞാൻ ഈ മുപ്പതാം തീയതി വരെ പണിയെടുക്കുന്നത് ഒരു ബലവും ഇല്ലാണ്ടിരിക്കാന അങ്ങനെ ഒന്നും അല്ല അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന വരികൾക്ക് വെറും വാച്യാർത്ഥം കൊടുത്ത് മുമ്പോട്ട് പോകുന്നു രണ്ട് വാക്കുകൾ ഓർമ്മിക്കുക വാച്യാർത്ഥം ധാരാളം പേര് ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ എന്നോട് ചോദ്യം ചോദിക്കേണ്ടായി ഇന്ന് റേഡിയോവിൽ ഒരു ടോക്ക് ഉണ്ടായിരുന്നപ്പോഴും ധാരാളം പേര് ഇമെയിൽ വഴിക്ക് ചോദിക്കേണ്ടായി ഈ ചോദ്യങ്ങളൊന്നും സാധാരണക്കാരുടെ ചോദ്യമല്ല സാധാരണക്കാരാണ് ചോദിച്ചതെങ്കിലും ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ള ചോദ്യങ്ങളാണ് അവരെല്ലാം മനസ്സിലാക്കേണ്ട മൂന്ന് വരികളുണ്ട് മൂന്ന് വരികളുണ്ട് നിങ്ങൾ എന്ത് കേൾക്കുമ്പോഴും ശ്രദ്ധിക്കുക എന്ത് വായിക്കുമ്പോഴും ശ്രദ്ധിക്കുക എന്ത് ചർച്ച ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ഇതിൻ്റെ മൂന്നിൻ്റെയും അടിസ്ഥാനത്തിൽ എന്ത് ചിന്തിക്കുമ്പോഴും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു എന്ത് കേൾക്കുമ്പോഴും എന്ത് വായിക്കുമ്പോഴും എന്ത് ചർച്ച ചെയ്യുമ്പോഴും ഇതിൻ്റെ മൂന്നിൻ്റെയും അടിസ്ഥാനത്തിൽ എന്തു ചിന്തിക്കുമ്പോഴും ഓർമ്മിക്കുക മൂന്ന് തരം അർത്ഥം എല്ലാ വരികൾക്കുമുണ്ട് എല്ലാ വരികൾക്കും മൂന്ന് തരം അർത്ഥമുണ്ട് ഒന്ന് വാച്യാർത്ഥം രണ്ട് വ്യംഗ്യാർത്ഥം മൂന്ന് ലക്ഷ്യാർത്ഥം ഇതിനു മുമ്പ് പ്രഭാഷണം കേട്ടിട്ടുണ്ടെങ്കിൽ ഈ മൂന്നർത്ഥങ്ങളും ഇന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം ഒന്ന് വാച്യാർത്ഥം വേർഡ് ബൈ വേർഡ് മീനിങ് എന്താണോ പറഞ്ഞത് ആ വാക്കുകളുടെ അർത്ഥങ്ങൾ ഒരുമിച്ച് ചേർത്താൽ പക്ഷേ അവിടെ കയറി പിടിച്ചു നിന്നാൽ ഈ ജന്മത്തിൽ നമ്മളുടെ സിമ്പിൾ സംശയങ്ങൾക്കും ഉത്തരം കിട്ടില്ല കോംപ്ലിക്കേറ്റഡ് സംശയങ്ങൾക്കും ഉത്തരം കിട്ടില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് അടുത്ത ലെവലിലേക്ക് താനെ വളരണം ഉയരണം അതേതാ വ്യംഗ്യാർത്ഥം അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന ഒരു അർത്ഥമുണ്ട് വ്യംഗ്യാർത്ഥം എന്ന് പറയുമ്പോൾ മലയാളികളിൽ ചിലര് പറയുന്ന ഡബിൾ അർത്ഥം ഇരട്ട അർത്ഥം ഉള്ള വാക്കുകളുടെ പ്രയോജനം അതല്ല അങ്ങനെയുള്ള വാക്കുകളുടെ പ്രയോഗവുമല്ല അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന ഒരു അർത്ഥമുണ്ട് ആ അർത്ഥത്തിന് പറയുന്ന പേര് വ്യംഗ്യാർത്ഥം നമ്മളിൽ പലരും വാച്യാർത്ഥത്തിൽ നിൽക്കുന്നു വാച്യാർത്ഥത്തിൽ നിന്നാൽ ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് സാവധാനത്തില് വ്യംഗ്യാർത്ഥത്തിലേക്ക് അന്തർലീനമായ അർത്ഥത്തിലേക്ക് കടക്കണം അടുത്ത വാക്ക് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്ത് ലക്ഷ്യാർത്ഥം ആ മൂന്നെണ്ണം പഠിക്കാതെ ഭാരതീയ പൈതൃകമെന്നല്ല ഏത് മതത്തിൻ്റെ ഏത് ഗ്രന്ഥം ഏത് സന്ദേശം നിങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാലും പരാജയപ്പെടുകയേ ഉള്ളൂ അതുകൊണ്ട് ഓർമ്മിക്കുക മൂന്ന് അർത്ഥങ്ങൾ ഏത് കഥയ്ക്കുമുണ്ട് ഏത് സംഭവത്തിനുമുണ്ട് ഏത് വിവരണത്തിനുമുണ്ട് ഏത് സുഭാഷിതത്തിനുമുണ്ട് ഏത് തരത്തിലുള്ള രചനകളിലുമുണ്ട് ഒന്നുകൂടി വാച്യാർത്ഥം വ്യംഗ്യാർത്ഥം ലക്ഷ്യാർത്ഥം ഇത് അറിഞ്ഞുകൊണ്ട് ഇനി പാസ്റ്റിൽ നിന്ന് നന്മകളുടെ ആവേശം എടുക്കുക ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചു ചിലരെന്നോട് പറയാറുണ്ട് ഇപ്പൊ ഞാൻ പുറത്തു നിന്നപ്പോൾ ഒരാൾ പറഞ്ഞു സർ എനിക്ക് വളരെയധികം ദുഃഖം തോന്നുന്നു സർ എന്താ ദുഃഖം തോന്നുന്നത് സാർ ഇവിടെയായാലും നാട്ടിലായാലും ലിക്കർ ഉപയോഗിക്കുന്നവരുടെ എണ്ണം നിരന്തരം കൂടി വരികയാണ് സാർ ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ സത്യമാണോ നുണയാണോ വസ്തുതയാണോ വസ്തുതയല്ലാത്തതാണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ വാച്യാർത്ഥം മനുഷ്യന് ടെൻഷൻ കൂടുമ്പോൾ അവൻ അഭയം കണ്ടെത്തുന്നത് ലിക്കറിൽ അതിനകത്തെ വ്യംഗ്യാർത്ഥം അതാണ് മനുഷ്യന് പരിഹാരമെന്ന് ധരിച്ച് മനുഷ്യൻ അതിലേക്ക് എടുത്ത് ചാടുന്നു അതിൻ്റെ ലക്ഷ്യാർത്ഥം സാറ് സ്റ്റേജിൽ കയറുമ്പോഴും പ്രഭാഷണങ്ങൾ കൊടുക്കുമ്പോഴും പരമാവധി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ലിക്കർ മനുഷ്യന് പെർമനന്റ് ആയിട്ടുള്ള ആശ്വാസവും നന്മയും തരില്ല ഇപ്പം മൂന്ന് തരത്തിലുള്ള അർത്ഥമാണ് ആ വളരെ ചെറുപ്പക്കാരനായ അദ്ദേഹം പറഞ്ഞതിലുള്ളത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക ഇന്നലെ വരെ ഞാൻ എൻ്റെ വീട്ടിനകത്ത് അസാധാരണമായി വഴക്കിട്ടു അസാധാരണമായി വഴക്കിട്ടു ഇന്ന് റേഡിയോവിൽ എ ആർ എന്നിലാണെന്ന് തോന്നുന്നു ആ റേഡിയോയുടെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല അറേബ്യൻ റേഡിയോ നെറ്റ്വർക്കിലാണെന്ന് തോന്നുന്നു ഒരു നല്ല ലക്ഷ്യം ഒരു രേണുക എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ പറയേണ്ടായി ആകസ്മികമായിട്ടാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒമ്പതാം തീയതി ഞാൻ പൈതൃക സന്ദേശം അമൃത ടി വിയിലൂടെ രാവിലെ കണ്ടത് അന്ന് മുതൽക്ക് ഇന്ന് വരെ മുടങ്ങാതെ കാണാറുണ്ട് എൻ്റെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റം അതിലൂടെ ഉണ്ടാക്കാൻ സാധിച്ചു വളരെ സന്തോഷം തോന്നിയതാണ് ആ വരികൾ പ്രത്യേകിച്ച് ഇത്രയും പബ്ലിക്കായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കെ പറഞ്ഞതനുസരിച്ച് എൻ്റെ മനസ്സിലും ഷാബുവിൻ്റെ മനസ്സിലും അത് കോമ്പയർ ചെയ്ത സ്ത്രീയുടെ മനസ്സിലും തോന്നിയത് നമുക്കും ഇത് തന്നെയാണ് ആപ്ലിക്കബിൾ ഇന്നലെ വരെ ഞാൻ ലിക്കറിന് അഡിക്റ്റ് ആയിരുന്നു ഞാൻ എൻ്റെ വീട്ടിനകത്ത് അസ്വസ്ഥനായിരുന്നു ഞാൻ എൻ്റെ ജോലിയെക്കുറിച്ച് പരിധിക്കപ്പുറം വേവലാതിപ്പെട്ടിരുന്നു അത് മുഴുവനും മക്കളുടെ സ്വഭാവത്തിൽ റിഫ്ലക്ട് ചെയ്തു എൻ്റെ ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ റിഫ്ലക്ട് ചെയ്തു എൻ്റെ വീട്ടിനകത്ത് നരകമുണ്ടാക്കിയത് ഞാൻ ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമാണ് അപ്പൊ എൻ്റെ കർമ്മയോഗം ഏതിനോടായിരുന്നു നല്ല കർമ്മത്തോടായിരുന്നില്ല ഞാൻ യോഗം ചെയ്തത് എൻ്റെ ഇമോഷൻസ് മുഴുവനും എൻ്റെ ഇമോഷൻസ് മുഴുവനും ഡിവോഷൻ കൊണ്ടല്ല റീപ്ലേസ് ചെയ്തത് ഇമോഷൻസ് മുഴുവനും അബ്സൊല്യൂട്ട് നോളജ് കൊണ്ടല്ല റീപ്ലേസ് ചെയ്തത് ഇമോഷൻസ് മുഴുവനും കർമ്മം കൊണ്ട് റീപ്ലേസ് ചെയ്തപ്പോൾ റീപ്ലേസ് ചെയ്ത കർമ്മം നെഗറ്റീവായിരുന്നു റീപ്ലേസ് ചെയ്യാൻ ഉപയോഗിച്ച കർമ്മം വാശിയുടെയും പകയുടെയും ദേഷ്യത്തിൻ്റെയും അതേപോലെ തന്നെ അപകർഷതാബോധത്തിൻ്റെതുമായപ്പോൾ മൂന്നെണ്ണത്തിനെയും കണക്ട് ചെയ്യാൻ കഴിവുള്ള ഞാനും നിങ്ങളും ഒരിക്കൽ കൂടി ആ വാക്ക് ഔദ്യോഗിക കർമ്മം ഒരു ഭിക്ഷക്കാരൻ ധർമ്മപുത്രന്റെ അടുത്ത് വന്നു അത്രേ ധർമ്മപുത്രരുടെ ഭിക്ഷ വേണമെന്ന് പറഞ്ഞപ്പോൾ രാജ്യകാലം കാര്യങ്ങൾ മരണത്തെ കീഴടക്കിയ വ്യക്തിയാണെന്നറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി അപ്പോൾ ധർമ്മപുത്ര പറഞ്ഞു ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ അല്ല നാളെ വരാൻ അയാളോട് പറഞ്ഞില്ലേ നാളെ അയാൾ വരുന്നത് വരെ ജീവിച്ചിരിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ നാളെ വരാൻ പറഞ്ഞത് എന്തുറപ്പാ ഉള്ളത് നാളെ അയാൾ വരുന്നവരെ ജീവിച്ചിരിക്കുകയെന്ന് അപ്പോഴാണ് ധർമ്മപുത്രർക്ക് തെറ്റു മനസ്സിലായത് ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും അവസ്ഥ അതിപ്രഗത്ഭനായ ഒരു വ്യക്തി തൃപ്പൂണിത്തുറയിലുണ്ടായിരുന്നു പുകയില രാജൻ എന്നാ പറയാ പുകയില രാജൻ ഒന്നുമില്ല വേലി കെട്ടുന്ന ആള് പുകയില വിറ്റ് കോടിപ്രഭുവായി ഒരു സുപ്രഭാതത്തിൽ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു രാജാ എത്ര മണിക്കൂർ രാജൻ ഉണ്ടെന്ന് ഉറപ്പില്ല അപ്പൊ രാജൻ ചോദിച്ചു ഡോക്ടർ എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ ഒരു ചെറിയ വയറുവേദന മാത്രമല്ലേ ഉള്ളൂ അതല്ല രാജ രാജന്റെ വയറില് ഇപ്പോ പതിനൊന്ന് കിലോഗ്രാമോളം ഭാരം വരുന്ന ഒരു ക്യാൻസർ ടിഷ്യൂ ഉണ്ട് വയറ്റിനകത്ത് പതിനൊന്ന് കിലോഗ്രാം ചിന്തിക്കാൻ സാധിക്കാത്ത അത്ര വയർ വീർത്തിട്ടുണ്ട് പക്ഷെ ക്യാൻസർ ആണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞൂടായിരുന്നു അപ്പം രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കണോ അല്ല നാളെ ഓപ്പറേറ്റ് ചെയ്യണോ ഉറപ്പുമില്ല ഒരു ശതമാനം പോലും ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല ഈ ക്യാൻസർ ടിഷ്യൂ മാറ്റുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് അവസാനം സ്ട്രെച്ചറിലല്ല അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിൽ പോയത് നടന്നുപോയി എന്നോട് പറഞ്ഞു ഗോപാലകൃഷ്ണൻ സാറേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടന്നു പോവാണ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു അതൊന്നും ചിന്തിക്കണ്ട ചെയ്തു തീർക്കാനുള്ള ഭാരങ്ങളും താഴെ വെക്കാനുള്ളതെല്ലാം ഭാര്യയെ ഏൽപ്പിച്ചിട്ടുണ്ട് തറക്കേടില്ലാത്ത സാമ്പത്തിക അവസ്ഥയുണ്ട് ജഗതീശ്വരനെ പ്രാർത്ഥിച്ചിട്ട് അകത്തേക്ക് കയറി പോവുക അകത്തേക്ക് കയറി ഹാർഡ്ലി പതിനഞ്ച് മിനിറ്റ് മരിച്ചു ഡെഡ് ബോഡി തിരിച്ചു കൊണ്ട് അത് മാറ്റേണ്ടിയൊന്നും വന്നില്ല അതിനു മുമ്പ് അദ്ദേഹം മരിച്ചു ഈ ഒരു ഒരവസ്ഥ അതായത് ഹൗ യു ആർ ലിവിങ് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവസാനത്തെ ശ്വാസം എന്നാണെന്നറിയാത്തത് കൊണ്ട് ടി എസ് എലിയട്ട് അദ്ദേഹത്തിൻ്റെ വരികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് every breath is taking you towards graveyard ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോൾ നമ്മൾ ശ്മശാനത്തോട് അടുക്കാണ് അങ്ങനെ അടുക്കുന്ന ദിവസത്തിന് അടുക്കുന്ന മണിക്കൂറുകൾക്ക് മുമ്പ് ഞാനും ഞാനുമായി ബന്ധപ്പെട്ട സർവർക്കും സന്തോഷവും സംതൃപ്തിയും ബഹുമാനവും ആദരവും പകരാൻ സാധിക്കുമെങ്കിൽ ഒരു മലയാളത്തിൻ്റെ കവിതാശകലം ഓർമ്മിക്കുക നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ കർമ്മയോഗം അതാണ് ഞാനാണ് എൻ്റെ സ്വർഗം എനിക്ക് പണിയുന്നത് ഞാനാണ് എൻ്റെ നരകം എനിക്ക് പണിയുന്നത് അങ്ങനെ സ്വർഗവും നരകവും പണിയുന്ന ആ എൻ്റെ ദൗത്യം വാശിയുടെയും പകയുടെയും സ്വാർത്ഥതയുടെയും ആകാതിരിക്കാൻ മുക്തസംഘ സമാചര ഏത് വ്യക്തിയെ സഹായിക്കുമ്പോഴും ഞാൻ ചെയ്യുന്നത് എൻ്റെ ദൗത്യമാണെന്ന് പറയാൻ സാധിക്കണം ഞാൻ ചെയ്യുന്നത് എൻ്റെ കർമ്മം അതിനെനിക്ക് തിരിച്ചൊന്നും പ്രതീക്ഷയില്ല എന്തെല്ലാം ഞാൻ ചെയ്താലും ആ ചെയ്തതിൻ്റെ പോസിറ്റീവ് ആക്ടിവിറ്റിക്ക് പോസിറ്റീവ് ആക്ഷന് പോസിറ്റീവ് റിയാക്ഷൻ റിസൾട്ട് ഉണ്ടാവാതിരിക്കില്ല എന്താ അങ്ങനെ പറയാൻ കാരണം for every action there is an equal and opposite reaction നല്ലത് ചെയ്താൽ നല്ലതുണ്ടെന്നുറപ്പ് തിന്മ ചെയ്താൽ തിന്മയുണ്ടെന്നുറപ്പ് ഒന്നും ചെയ്യാതിരുന്നാൽ ഒന്നും ചെയ്യാത്തതിൻ്റെ എഫക്റ്റ് ഉണ്ടെന്നുള്ളത് ഉറപ്പ് ഇത് ഏതിലും ബാധകമായിട്ടുള്ളതാ ഇതിന് വലിയ സയൻസും വലിയ ഫിലോസഫിയും വലിയ ആത്മീയതയും ഒന്നും വേണ്ട ഞാൻ ചെയ്ത കർമ്മത്തിന് കർമ്മബലമുണ്ടെങ്കിൽ അത് ഞാൻ അനുഭവിച്ചേ തീരൂ എന്ന് പറയുമ്പോൾ എൻ്റെ കർമ്മത്തിനൊരു കർമ്മബലമുണ്ട് ആ കർമ്മം ഞാൻ എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് പറയുമ്പോൾ ആ കർമ്മം എനിക്ക് പരിധിക്കപ്പുറം ദുഃഖത്തിന് കാരണമാകരുത്ത് ആ കർമ്മം എനിക്ക് ശാശ്വതമല്ലാത്ത സന്തോഷത്തിന് കാരണമാകണമെന്ന് നിർബന്ധമില്ല രണ്ട് വരികളാണ് എനിക്ക് ദുഃഖമുണ്ടാക്കരുത് ദുഃഖമുണ്ടാകരുത് എൻ്റെ കർമ്മം കൊണ്ട് ആ ദുഃഖമുണ്ടാവരുതെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇന്നലെ ചെയ്തതോർത്ത് ഇന്ന് നമ്മൾ ദുഃഖിക്കേണ്ടി വരരുത് ഇന്ന് ചെയ്തതോർത്ത് നാളെ നമ്മൾ ദുഃഖിക്കേണ്ടി വരരുത് ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഇന്നലെ പറഞ്ഞതോർത്ത് ഇന്ന് ദുഃഖിക്കേണ്ടി വരരുത് ഇന്ന് പറഞ്ഞതോർത്ത് നാളെ ദുഃഖിക്കേണ്ടി വരരുത് എന്ന് നമ്മുടെ നെഞ്ചത്ത് തൊട്ട് നമ്മൾ ആരും കാണാതെ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഇനി ഒന്നും കൂടി ചേർത്ത് പറയാം ഇന്നലെ ചെയ്തതും ഇന്നലെ പറഞ്ഞതും ഓർത്ത് ഞാൻ ഇന്ന് ദുഃഖിക്കേണ്ടി വരരുത് ഇന്ന് ചെയ്തതും ഇന്ന് പറഞ്ഞതും ഓർത്ത് നാളെ ദുഃഖിക്കേണ്ടി വരരുത് എന്ന് പറയുന്ന ആ വരിയിൽ ചെയ്തത് എന്ന വാക്ക് നന്മ നിറഞ്ഞതാണെന്ന് വാച്യാർത്ഥത്തിലുണ്ട് വ്യംഗ്യാർത്ഥത്തിലുണ്ട് ലക്ഷ്യാർത്ഥത്തിലുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രവൃത്തികൾ നന്മ നിറഞ്ഞതായിരിക്കണം ആർക്ക് എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും നന്മ നിറഞ്ഞതാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എൻ്റെ കർമ്മയോഗം എന്നെ ധർമ്മിഷ്ഠനാക്കുന്നു ആ കർമ്മയോഗം ചെയ്തവർക്കേ സന്തോഷം കിട്ടിയിട്ടുള്ളൂ മഹാത്മാഗാന്ധി വളരെ ഗംഭീരായിട്ട് ദണ്ഡി കടൽ തീരത്തേക്ക് യാത്ര പുറപ്പെടുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് നെഹ്റുവിനോട് പറഞ്ഞു ഏതാണ്ട് എല്ലാ ക്രമീകരണങ്ങളുമായി ദണ്ഡി കടൽ തീരത്തേക്കുള്ള യാത്ര തുടങ്ങാനുള്ള ദിവസം മാത്രം തീരുമാനിച്ചാൽ മതി നെഹ്റു കയ്യ് കെട്ടി ഗാന്ധിജിയുടെ മുമ്പിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇറ്റ് ഈസ് ഇംപോസിബിൾ ഇത്രയും കിലോമീറ്റർ നടന്നൊരു യാത്ര ഇറ്റ് ഈസ് ഇംപോസിബിൾ മഹാത്മാഗാന്ധി ശാന്തനായിട്ട് നെഹ്റുവിൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ ജവഹർലാൽ നെഹ്റു ഇറ്റ് ഈസ് പോസിബിൾ ഫോർ മഹാത്മാഗാന്ധി ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ ജവഹർലാൽ നെഹ്റു ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധി എന്ന് മഹാത്മാഗാന്ധി ആദ്യം ഉപയോഗിച്ചത് അവിടെയാണ് എന്താ കാരണം ആർക്കാണോ ഈ കർമ്മത്തിനകത്ത് നിന്ന് നെയ്മ് ആൻഡ് ഫെയിം ഇത് രണ്ടും പ്രതീക്ഷയില്ലാത്തത് നെയ്മം ഫെയിമും പ്രതീക്ഷയില്ലാത്തത് നമ്മൾ പണ്ട് ഭാരതത്തിൽ യജ്ഞം നടത്തുമ്പോൾ ദ്രവ്യം അഗ്നിയിൽ ഹോമിക്കുമ്പോൾ പറയാറുണ്ട് ഇന്ദ്രായ സ്വാഹ ഇന്ദ്രായ ഇതം നമമ രാഷ്ട്രായ സ്വാഹ രാഷ്ട്രായ ഇതം നമമ അഗ്നയേ സ്വാഹ അഗ്നയേ ഇതം നമമ ഇതം നമമ ഇതം ദിസ് വൺ നോട്ട് മമ മൈൻ ഇതെന്റേതല്ല ഞാൻ സമർപ്പിക്കണതൊന്നും എൻ്റേതല്ല ഈ ശരീരം എൻ്റേതല്ല എൻ്റെ അച്ഛനും അമ്മയും തന്നതാണ് ഈ ജീവിതം എൻ്റേതല്ല ജഗതീശ്വരൻ തന്നതാണ് ഈ ആത്മാവ് എൻ്റേതല്ല പ്രപഞ്ചത്തിൽ നിന്ന് വന്നതാണ് ആ എനിക്ക് തന്നിരിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം ചെയ്തു തീർക്കാനുള്ളൊരു ധർമ്മമുണ്ട് ചെയ്തു തീർക്കാനുള്ള ഒരു കർമ്മമുണ്ട് ആ കർമ്മം എന്നിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ് എങ്കിൽ ഞാൻ ആ കർമ്മം ചെയ്യുന്നു ആ കർമ്മം ചെയ്യാൻ എന്താ വേണ്ടത് അടുത്ത കാലത്ത് വളരെ രസകരമായിട്ടുള്ളൊരു വരി രാമകൃഷ്ണ പരമഹംസരോ അരവിന്ദ മഹർഷിയോ ആണ് പറഞ്ഞതെന്ന് തോന്നുന്നു ആ മഹർഷിയുടെ അടുത്ത് ഒരു വരി ചോദിച്ചു എനിക്ക് ഞാനായി തീരണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒട്ടനെ മറുപടി കൊടുത്തു നിനക്ക് നീയായി തീരണമെങ്കിൽ ആറ് കാര്യങ്ങളിൽ നിനക്ക് നിയന്ത്രണം വേണം അത് സാധ്യമല്ല ഒരെണ്ണത്തിലേ നിനക്ക് നിയന്ത്രണമുള്ളൂ അഞ്ചും നിന്റെ പരിധിക്ക് പുറത്തുള്ളതാണ് കേട്ടവന് ഭയങ്കര അത്ഭുതമായി ആറെണ്ണത്തിലെ നിയന്ത്രണം വേണം അതിൽ അഞ്ചും എൻ്റെ പരിധിക്കപ്പുറത്താണ് എന്താ എൻ്റെ പരിധിക്കപ്പുറത്തുള്ളത് നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയെയും സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല ആദ്യത്തെ സ്വാതന്ത്ര്യമില്ലാത്തത് നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയെയും സെലക്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല രണ്ടാമത്തേത് ഏത് വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമില്ല മൂന്നാമത്തേത് ആ വീട്ടിൽ ഏത് അവസ്ഥയുണ്ടായിരിക്കണം എന്ന് ചിന്തിക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമില്ല നീ ചെറുപ്പം മുതൽക്ക് പഠിച്ചു വന്നപ്പോൾ ഈ പഠിച്ചൊരു ലെവലാകുന്നത് വരെ എന്തായിരുന്നു പഠിക്കേണ്ടിയിരുന്നത് എന്ന് നിനക്ക് നിനക്ക് ചിന്തിക്കാനും സ്വീകരിക്കാനും നിനക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു നിന്റെ അച്ഛനമ്മമാരാ തീരുമാനിച്ചത് അപ്പോൾ നിന്റെ ശരീരം തന്നത് ആരോ തന്നു അച്ഛനമ്മമാരെ സെലക്ട് ചെയ്യാനുള്ളതില്ല ഏത് വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഏത് കുടുംബാന്തരീക്ഷം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എത്ര വിദ്യാഭ്യാസം ആദ്യകാലങ്ങളിൽ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല നിനക്ക് സ്വാതന്ത്ര്യമുള്ളത് ഒന്ന് മാത്രം നിന്റെ മനസ്സിനെ എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യണം എന്ന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ എൻ്റെ മുമ്പിലുള്ളവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പറയാനുള്ളത് ഒരേ ഒരു സന്ദേശം ആറെണ്ണത്തിൽ അഞ്ചെണ്ണവും നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമാണ് പക്ഷേ ആ അഞ്ചിനെയും നിയന്ത്രിക്കാൻ ഈ ആറാമത്തേതിനെ കൺട്രോൾ ചെയ്താൽ സാധിക്കും ഈ ശരീരത്തെ നിയന്ത്രിക്കാം ഈ അച്ഛനമ്മമാരോടുള്ള ബന്ധത്തിന് നമുക്ക് നല്ല ഒരു ഇതുണ്ടാക്കാം നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം മാറ്റാം വിദ്യാഭ്യാസത്തിൽ ഉയരത്തിലേക്ക് വീണ്ടും പോകാൻ സാധിക്കും ഇത് സാധിക്കണമെങ്കിൽ എപ്പോഴാണോ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാവുന്നത് ആ മനസ്സിനെ ഉദ്ധരേതാത്മനാത്മാനം ആ മനസ്സിനെ ഉയർത്താൻ സാധിച്ചാൽ യഥാർത്ഥത്തിൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് കുറേ പോസിറ്റീവിലേക്ക് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വെള്ളോടിയുടെ പ്രശ്നം ലിക്കർ കഴിക്കുന്ന പ്രശ്നം കുടുംബാന്തരീക്ഷത്തിലെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക് ഡൈവോഴ്സിന്റെ റേറ്റ് ഐ ടിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ഷോക്ക് ശമ്പളം കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം കുടുംബത്തിനെ വീട്ടില് നാട്ടില് വിട്ട് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതെല്ലാം നമുക്ക് ദുഃഖമായി വരുന്നത് ആറാമത്തെ കോമ്പോണന്റ് മനസ്സ് ദുഃഖിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം തോന്നുക അതുകൊണ്ട് എന്താ പണ്ടുള്ളവർ പറഞ്ഞത് ഞാൻ അതും സൂചിപ്പിക്കേണ്ടായി മനഹ മനഹ എന്ന വാക്കിൽ നിന്നാണ് മാൻ എന്ന വാക്കുണ്ടായത് എം എ എൻ എന്ന വാക്കുണ്ടായത് ആ മാൻ എന്ന വാക്കിൽ നിന്നാണ് മാനേജ് എന്ന വാക്ക് മാനേജ്മെന്റ് എന്ന വാക്ക് മാനേജിങ് എന്ന വാക്ക് മാനേജർ എന്ന വാക്ക് മാനേജ്മെന്റ് സയൻസ് എന്ന വാക്ക് everything connected with as we are managing ആ മാനേജ്മെന്റ് വരുന്നത് മനസ്സിനകത്താണ് ആ മനസ്സിൽ നിന്നാണ് ചിന്തകൾ വരിക ആ ചിന്തകളെ ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ എന്നും പോസിറ്റീവായിരിക്കും ഒരു ആത്മീയ നേതാവിൻ്റെ ഭാഷയിലല്ല ഞാൻ സംസാരിക്കുന്നത് ഒരു തത്വശാസ്ത്രജ്ഞന്റെ ഭാഷയിലുമല്ല ഒരു തരത്തിലും ഒരു മനഃശാസ്ത്രജ്ഞന്റെ ഭാഷയിലുമല്ല സംസാരിക്കുന്നത് സാധാരണ ജീവിതത്തിൻ്റെ ഭാഷയിൽ വെറും സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഭാഷയിൽ തുറന്ന മനസ്സുമായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുക എന്തെല്ലാം കാണാം ഒരിക്കൽ ഉദ്ധവരോട് ശ്രീകൃഷ്ണൻ പറയേണ്ടായി ഏ ഉദ്ധവ പഠിക്കാൻ വിദ്യാലയത്തിലേക്ക് പോകണമെന്നൊന്നുമില്ല ചുറ്റും നോക്കുക നിനക്ക് പഠിക്കാനുള്ളത് കിട്ടും ആദ്യം ഉദ്ധവൻ ചോദിച്ചത് എവിടെ നിന്നാ എന്താ പഠിക്കേണ്ടത് അതിൽ ഒരു ഉദാഹരണം ഇന്ന് ഞാൻ ആ റേഡിയോ ടോക്കിൽ പറയുകയുണ്ടായി എന്തായിരുന്നു അത് സൂര്യൻ രാവിലെ ഉദയസൂര്യനായിരിക്കുന്ന സമയത്ത് സൂര്യന്റെ രശ്മികൾ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല വലുതായിട്ട് അപ്പൊ എന്തു മനസ്സിലായി എത്ര ശക്തിയായിട്ടുള്ള മനുഷ്യനാണെങ്കിലും എത്ര ശക്തനാണെങ്കിലും താഴ്ന്നിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല അതേ സൂര്യൻ തലയ്ക്ക് മോളിപ്പോയാൽ എത്രയാ ടെമ്പറേച്ചർ നാൽപ്പത്തൊൻപത് വരെ അനൗൺസ് ചെയ്യും റേഡിയോയിലൂടെ അത് കഴിഞ്ഞ് അനൗൺസ് ചെയ്യില്ല അപ്പൊ യഥാർത്ഥത്തിൽ അതേ സൂര്യനാ മുകളിലേക്ക് പോയത് ഒരേ വ്യക്തി താഴെ ഇരിക്കുമ്പോൾ നോർമലായിരിക്കും അവൻ തലയ്ക്ക് മുകളിൽ കയറിയാൽ അവൻ പ്രശ്നം ഉണ്ടാക്കും അവൻ തന്നെ റിട്ടയർ ആയിട്ട് താഴത്തേക്ക് വന്നാൽ പിന്നെ നോർമലായി ഇത് പഠിക്കാൻ ഏത് സിലബസിലാണ് നിങ്ങൾ നോക്കേണ്ടത് ഏത് ടെക്സ്റ്റ് ബുക്കിലാണ് നോക്കേണ്ടത് ഒരു ടെക്സ്റ്റ് ബുക്കും നോക്കണ്ട നേരെ സൂര്യനെ നോക്കിയാൽ മതി ചന്ദ്രനെ നോക്കുക വെളുത്ത വാവിൻ്റെ ചന്ദ്രൻ ഒരു കുഴപ്പവും കാണിച്ചിട്ടല്ല കർത്തവാവിലേക്ക് പോകുന്നത് അങ്ങനെ പോവേണ്ടായി അതായത് ഉദിച്ചൈതന്യ സ്വാമി ഒരിക്കൽ പറയേണ്ടായി ചെറുപ്പകാലത്ത് ഒന്നും ചിന്തിക്കാതെ നമ്മൾ പലതും ചെയ്യും വയസ്സാവുമ്പോൾ ഒന്നും ചെയ്യാതെ പലതും ചിന്തിച്ചുകൊണ്ടിരിക്കും മനസ്സിലായല്ലോ ഇല്ലേ ചെറുപ്പത്തിൽ ഒന്നും ചിന്തിക്കാതെ ചെയ്യുക വയസ്സാവുമ്പോഴത്തേക്കും ഒന്നും ചെയ്യാതെ ചിന്തിക്കുക രണ്ടും വാക്കുകളുടെ മാറ്റാണ് അപ്പൊ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ ഇതല്ലേ യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ആ നല്ല ചന്ദ്രന് ക്ഷയവും വൃദ്ധിയുമുണ്ട് അതിൻ്റെ ആ തിളക്കം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും അത് ചന്ദ്രനല്ല അതിന് കാരണം അപ്പൊ നമ്മളും ചിലപ്പോൾ ഉയർന്ന് വളരെ ഉത്തുംഗ ശൃംഗത്തിലിരുന്ന വ്യക്തിക്ക് ചിലപ്പോൾ താഴത്തേക്ക് വരണ്ടി വരും പിന്നെ വീണ്ടും തിരിച്ചു മുകളിലേക്ക് പോകാൻ യത്നിക്കണം പ്രകൃതിയിൽ നിന്ന് പഠിച്ചതാ കൃഷ്ണൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് കൂടി പറയേണ്ടേ തേനീച്ചയെ കണ്ടിട്ടുണ്ടോ ഉദ്ധവ വി ശ്രീകൃഷ്ണനൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വലിയ വലിയ ഫിലോസഫിയൊക്കെയാ പറയാം തേനീച്ചയെ കണ്ടിട്ട് കടന്നല്ലിനെ കണ്ടിട്ടുണ്ടോ കടന്നല്ലിനെ കണ്ടിട്ടുണ്ട് രണ്ടും കഴിക്കുന്നത് തേനാണ് രണ്ടും കഴിക്കുന്നത് തേനാണ് തേനീച്ച അത് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് സംഭരിച്ചു വെക്കുന്നു കടന്നല് അത് സംഭരിച്ചു വെക്കണില്ല അതുകൊണ്ട് കടന്നല്ലിൻ്റെ കൂട്ടിച്ചെന്നിട്ട് ആരും തേനെടുക്കാൻ പോവില്ല ഈ തേനീച്ചയെ കൊല്ലുന്നത് അതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തേനെടുക്കാനാണ് അപ്പോൾ പരിധിക്കപ്പുറം ഉണ്ടാക്കണോ ഉദ്ധവ അപ്പോൾ ഉദ്ധവന് മനസ്സിലായി വേണ്ട ഉണ്ടാക്കിയാൽ അവനവന്റെ നാശത്തിന് കാരണം ഒരു തേനീച്ചയിൽ നിന്ന് പഠിച്ചതാണ് യഥാർത്ഥത്തിൽ പഠിക്കാനുള്ളത് വലിയ കാര്യങ്ങൾ അത് ചെറുതിൽ നിന്നാണ് പഠിക്കേണ്ടത് ചെറിയ പോയിന്റുകളിൽ നിന്ന് പഠിക്കുമ്പോഴാണ് അതൊക്കെ മനസ്സിനകത്ത് എന്നും എന്നും എന്നും നിറഞ്ഞിരിക്കുന്നത് ചില വരികളുണ്ട് എത്ര കാശ് വേണം എന്ന് ചോദിച്ചപ്പോൾ ഷൂസിൻ്റെ അത്രയും കാശ് വേണമെന്ന് ഒരാൾ പറഞ്ഞു ഷൂസിൻ്റെ അത്രയും കാശ് എന്ന് പറഞ്ഞാൽ എന്താ ഓവർ ലൂസും ആവരുത് ഓവർ ടൈറ്റും ആകരുത് അതിൻ്റെ നോർമൽ ലൂസായി കഴിഞ്ഞാൽ കണ്ടമാനം പൈസ പിന്നെ അത് കാലിൽ നിൽക്കില്ല ഓവർ ടൈറ്റായ കാല് കയറില്ല ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് അത്രയും പൈസ മതി ആ ഷൂസിൻ്റെ ഉദാഹരണം കൊണ്ട് ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ കമ്പയർ ചെയ്യാൻ നമുക്ക് വളരെ ഭംഗിയായിട്ട് സാധിക്കും എത്ര രസകരമായിട്ടാണ് കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മിനിഞ്ഞാന്ന് ശ്രീനിവാസന്റെ അഭിനയം കണ്ടു അതിൽ അശോക് കുമാറിനോറ്റെ പറഞ്ഞിട്ട് മമ്മൂട്ടി അഭിനയിക്കുക ആ മമ്മൂട്ടി ഒരു എയ്ഡഡ് സ്കൂളിലെ യൂണിയനോ എന്തൊറ്റോ ഉദ്ഘാടനം ചെയ്യാൻ വന്ന സമയത്ത് തന്നെ പണ്ട് സഹായിച്ച ബാലൻ എന്ന ആ ആ ബാർബറുടെ ഒരു കഥ അവിടെ പറഞ്ഞ് കരയാം നല്ലൊരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാലനെ കുറിച്ച് ഇതുവരെ കേരളത്തിൽ പാടാത്ത രീതിയിലാണ് അത് പാടിയിരിക്കുന്നത് കേട്ടിട്ടില്ലാത്തവർ അടുത്ത ആളോട് ചോദിച്ചിട്ട് ഏതെങ്കിലും സി ഡി മേടിച്ചിട്ട് പഠിക്കാം അപ്പോൾ യഥാർത്ഥത്തിൽ ആരും കാണാത്ത ബാലൻ അവിടെ ആ അശോകുമാർ എന്ന മമ്മൂട്ടി ചെറുപ്പത്തിൽ അനുഭവിച്ച ബാലനിൽ നിന്ന് കിട്ടിയ നന്മകൾ അത് സ്റ്റേജിൽ കയറി പറയുമ്പോൾ ഇവിടെ ആ ബാലൻ എന്ന ശ്രീനിവാസന്റെ മനസ്സിനകത്തുണ്ടാകുന്ന വികാരങ്ങൾ അത് ദൂരെ മാറി നിന്ന സിനിമാ ടാക്കീസിലോ ടി വിയുടെ മുമ്പിലോ കാണുന്ന നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്താ കാരണം മനസ്സിന് മാത്രം കോപ്പി ചെയ്യാനുള്ള കഴിവുണ്ട് അവൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമാക്കി തീർക്കുക അവൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷമാക്കി തീർക്കാനുള്ള കോപ്പി ചെയ്യാനുള്ള കഴിവുണ്ട് ആ കോപ്പി ചെയ്യുന്നത് സെലക്ട് ചെയ്യാനുള്ള കഴിവും മനസ്സിനകത്തുണ്ട് അതുകൊണ്ട് നന്മ ചെയ്യുന്നവരുടെ നന്മകൾ സെലക്ട് ചെയ്യാം ചിലപ്പോൾ ഞാൻ ഈ വളരെ ഇതായിട്ടുള്ള മാനേജർമാർക്ക് ക്ലാസ് എടുക്കാനുള്ള ചിലപ്പോൾ ഭാഗ്യം കിട്ടാറുണ്ട് അപ്പം ഈ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത വ്യക്തികളോട് എങ്ങനെയാ കർമ്മയോഗം പ്രാക്ടിക്കൽ ആക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വളരെ സിമ്പിളാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും അനിൽ അംബാനിയും മുകേഷ് അംബാനിയും പറയില്ല അപ്പോൾ എല്ലാ പുതിയ റിക്രൂട്ടഡ് സ്റ്റാഫും ട്രെയിനിങ് കഴിഞ്ഞ് വന്നിരിക്കും ആരെങ്കിലും ഒരാൾ വന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നിട്ട് ഈ അംബാനി പ്രദേശിൽ ആരാണോ ആ കമ്പനിയുടെ ആള് അവർ വന്ന് മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു പ്രണാമം പറഞ്ഞ് my dear family members I do not have much advice to give to you I only would like to tell you very simple thing I used to come to this office at nine a m and used to go back at eleven p m I hope you will all follow that thank you very much വേറൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആത്മാർത്ഥത വേണമെന്ന് പറഞ്ഞിട്ടില്ല കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഈ കർമ്മയോഗം എത്ര സിമ്പിളായിട്ടാണ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക വലിയ മനുഷ്യനായതുകൊണ്ട് അയാൾ ഇനി വലിയ വലിയ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടൊക്കെ എടുത്ത് പവർ പോയിന്റിലൂടെ പ്രസന്റ് ചെയ്യാൻ പോവുകയാണെന്നുള്ള ധാരണയൊക്കെ പോയി ഞാൻ എന്ത് ചെയ്യുന്നുവോ അത് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയാ യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജനാഹ സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ നമ്മൾ കർമ്മയോഗിയാകാതെ നമ്മൾ കർമ്മത്തിൽ നിമഗ്നനാകാതെ കർമ്മത്തിൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാതെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരൊറ്റ വ്യക്തിയെയും കർമ്മയോഗിയാക്കാൻ പറ്റില്ല കാരണം I have not followed that my own advice I have not followed what I am advising to you then how can I expect the result അവിടെയാണ് യഥാർത്ഥത്തിൽ യദ്യത് ആചരതി ശ്രേഷ്ഠ ഏത് മനുഷ്യനും എന്ത് ആചരിക്കുന്നു യദ്യത് ആചരതി എന്ന് പറയുന്നത് യദ്യത്ത് വതതിയല്ല എന്തു പറയുന്നു എന്നല്ല എന്താചരിക്കുന്നു ഉപദേശം കൊടുക്കാൻ ഒരു വിഷമവും ഇല്ല വളരെ സിമ്പിളാണ് സന്യാസിയും ശിഷ്യനും ഗംഗാനദി കടക്കുമ്പോൾ ഒരു സ്ത്രീ ഗംഗാനദിയിൽ മുങ്ങുന്നത് കണ്ടു അപ്പൊ ശിഷ്യൻ എന്ത് ചെയ്തു വഞ്ചിന്ന് എടുത്ത് ചാടി ആ സ്ത്രീയെ രക്ഷപ്പെടുത്തി കരയിൽ കൊണ്ടുപോയി കിടത്തി അപ്പോഴത്തേക്കും ഈ വഞ്ചി ഈ അറ്റത്ത് വന്നു ആ ഗുരുവിന്റെ കൂട്ടത്തിൽ ശിഷ്യനും നടന്നുപോയി ഈ സ്ത്രീയെ രക്ഷപ്പെടുത്തിയിട്ട് നടന്നുപോയി അപ്പൊ ഗുരുവിന്റെ മുഖം ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരിയായി ശിഷ്യന് മനസ്സിലായില്ല എന്താ സംഭവം കുറേ നേരം മിണ്ടാതെ നടന്നു കുറച്ച് കഴിഞ്ഞ് രണ്ടും കൽപ്പിച്ച് ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഗുരു എന്താ ദേഷ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഗുരു പറഞ്ഞു നീ എന്താ ചെയ്തത് ഞാൻ എന്താ ചെയ്തത് നീ എന്താ ചെയ്തതെന്ന് ചിന്തിക്ക അല്ല ഞാൻ എന്താ ചെയ്തത് നീ ആ സ്ത്രീയെ കയറി കെട്ടിപ്പിടിച്ചെന്തിനാ അയ്യോ ഞാൻ കെട്ടിപ്പിടിച്ചതല്ല അത് മുങ്ങാൻ പോയപ്പോൾ രക്ഷപ്പെടുത്തിയതാ അത് ഞാൻ അപ്പോഴേ മറന്നു ഗുരു അത് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയാണോ അപ്പൊ ആരാ ഗുരു ആരാ ശിഷ്യൻ ഒരാൾ കർമ്മം ചെയ്തതിനെ ഒന്നും പ്രതീക്ഷിക്കാതെ അത് അപ്പം തന്നെ വിട്ടു ഇയാൾ അതിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ശരിക്കു ഗുരുവാൻ യോഗ്യതയുള്ള പാർട്ടി ആരായിരുന്നു ആ കർമ്മയോഗത്തിന്റെ മഹത്വം നോക്കുക കർമ്മം ചെയ്തു അത് അവിടെ വെച്ച് വിട്ടു മറ്റയാൾ ഒന്നും ചെയ്തില്ല ഇതിന്റെ നെഗറ്റീവ് മനസ്സിൽ വെച്ചോണ്ട് ഇങ്ങനെ ചീഞ്ഞ തണ്ണീർമത്തന്റെ പകുതി മുഖവും കാണിച്ചോണ്ട് നിൽക്കുന്നൊരവസ്ഥ ഇവിടെയാണ് ബുദ്ധൻ ശ്രീബുദ്ധൻ നടന്നു വരുന്ന സമയത്ത് ഒരു രാജാവ് ക്ഷണിച്ചു ബുദ്ധനെ എൻ്റെ ആ രാജകൊട്ടാരത്തിലേക്ക് വന്ന് രണ്ട് ദിവസം എൻ്റെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ താമസിക്കണം ബുദ്ധൻ പറഞ്ഞു ഞാൻ ഒരു വീട്ടിലേക്കും പോവാറില്ല ഒരു ആശ്രമത്തിലേക്കും പോവാറില്ല ഒരു കൊട്ടാരത്തിലേക്കും പോവാറില്ല രാജാവ് വീണ്ടും വീണ്ടും നിർബന്ധിച്ചു ബുദ്ധൻ അതേപോലെ ചിരിച്ചുകൊണ്ട് നിന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും രാജാവിന് ദേഷ്യം വന്നു ഞാൻ ഈ രാജ്യത്തിൽ ഏറ്റവും ശക്തനായ രാജാവ് ഏത് സന്യാസിയും ഏത് വ്യക്തിയും എൻ്റെ കൊട്ടാരത്തിലേക്ക് വരാതിരുന്നിട്ടില്ല അങ്ങ് എന്തുകൊണ്ട് വരുന്നില്ല ഞാൻ പോവാറില്ല പിന്നെ ആ രാജാവ് അങ്ങ് വായിൽ തോന്നിയതെല്ലാം ചീത്ത പറഞ്ഞു ബുദ്ധൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ രാജാവിന് ദേഷ്യം വന്നു ഇയാൾ വെറുതെ കേട്ടോണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് നിർത്തി അപ്പോൾ ബുദ്ധൻ ചോദിച്ചു അങ്ങ് ധന്യാത്മാവ് അങ്ങയുടെ ദർശനം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് അങ്ങയോട് ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ അപ്പൊ രാജാവ് ഒന്ന് തണുത്തു എന്താ ചെറിയ ചോദ്യം അങ്ങെനിക്ക് ധാരാളം സ്വർണ്ണാഭരണങ്ങളും മുത്തും മാണിക്യവും പട്ടുമൊക്കെ തന്നു എന്ന് വിചാരിക്കുക ആ വിചാരിച്ചു അതൊന്നും ഞാൻ സ്വീകരിച്ചില്ലെന്ന് വിചാരിക്കുക അതും വിചാരിച്ചു അപ്പം ആരുടെ ആയിരിക്കും അങ്ങ് തന്ന പട്ടും വളയും സ്വർണവും ഒന്നും ഞാൻ സ്വീകരിച്ചില്ല അപ്പം ആരുടെ ആയിരിക്കും അപ്പം രാജാവ് പറഞ്ഞു അത് എൻ്റേത് തന്നെയായിരിക്കും ഞാൻ തന്നതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ട് എൻ്റെ തന്നെ അപ്പം അങ്ങ് ഇത്രയും നേരം പറഞ്ഞത് ഞാൻ ഇല്ല എന്ന് വിചാരിക്കും അപ്പൊ രാജാവിന് മനസ്സിലായി അത് ആരുടെ ആയിരിക്കും തന്നെ തന്നെയായിരിക്കും എന്ത് സിമ്പിളാ നമ്മളാണെങ്കിൽ വികാ നമ്മളാണെങ്കിൽ ഞാൻ അടിവരയിട്ട് പറയും നമ്മളാണെങ്കിൽ അതിന് വികാര വിക്ഷോഭത്തിലൂടെ നമ്മൾ കടന്നു സിമ്പിൾ കഥകളാണ് ആ കഥകൾ ഈവൻ നടന്നിട്ട് പോലും ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ അതിനകത്തൊരു വാച്യാർത്ഥമുണ്ട് അതിനകത്തൊരു വ്യംഗ്യാർത്ഥമുണ്ട് അതിനകത്തൊരു ലക്ഷ്യാർത്ഥമുണ്ട് ആ കഥകൾ നടന്നത് രണ്ടായിരത്തി മുന്നൂറോ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവമായിട്ടായിരിക്കും ഇന്നും പ്രസക്തിയുണ്ട് ആ പാസ്റ്റിൽ നിന്ന് ആ ആക്ഷൻ എടുത്ത് പ്രസന്റിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക ആ പാസ്റ്റിൽ നിന്ന് ആ story incident event message whatever may it be അതൊന്നെടുത്ത് പ്രസന്റ് ജീവിതത്തിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്താൽ I assure you that your tomorrow will be positive കാരണം ആര് തുള്ളിയാലും ചാടിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും താൻ കുറേ തുള്ളി കഴിയുമ്പോൾ നാലരയാവുമ്പോൾ നിർത്താതിരിക്കില്ല ഞാൻ എന്താ ചെയ്യുക താൻ പറ്റുന്നിടത്തോളം പറയുക വെറുതെ ഒന്ന് ആക്ട് ഇമാജിൻ ചെയ്തു നോക്കൂ എൻ്റെ ബോസ് കണ്ടമാണ് എന്നെ തീത്ത പറഞ്ഞു കയ്യും കെട്ടിയിരുന്ന സാറ് പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം നിന്ന് കേൾക്കണോ ഇരുന്ന് കേൾക്കണോ ചോദിച്ചു എന്ന് വിചാരിക്കാം താൻ നിന്നാലും വിരോയില്ല ഇരുന്നാലും വിരോയില്ല ശരി ഞാൻ നിൽക്കാം സാർ അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തായിരിക്കും ഉണ്ടാവുക കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം കുറേ ചീത്ത പറഞ്ഞു സാർ ഇതിൽ എൻ്റെ തെറ്റ് എന്താണെന്ന് സാറ് പറഞ്ഞാൽ ഇന്ന് ഞാൻ തിരുത്താം ബാക്കിയുള്ളവരുടെ എനിക്കറിഞ്ഞു എന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം ലൈറ്റായിട്ട് ശരിക്കും ആ ഹോൾ ഈവൻറ്റിനെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കും യഥാർത്ഥത്തിൽ കർമ്മത്തിനെ പോസിറ്റീവാക്കൽ മന്ദര ചെയ്ത കർമ്മം അതിനെ പോസിറ്റീവാക്കിയത് കൊണ്ടാണ് രാമായണം ഉണ്ടായത് രണ്ട് മൂന്ന് പ്രാവശ്യം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ എടുത്തു പറയേണ്ട കൈകേയി എന്ന നല്ല സ്ത്രീയെ ദുരുപദേശം കൊടുത്ത് മന്ദര മാറ്റി ഭരതനെ രാജാവാക്കി രാമനെയും സീതയെയും ലക്ഷ്മണനെയും കാട്ടിലേക്ക് അയച്ചില്ലായിരുന്നെങ്കിൽ രാമായണം ഉണ്ടാകുമായിരുന്നോ അടുത്ത ദിവസം രാമൻ രാജാവാവും ഒരു വർഷം കഴിയുമ്പോൾ രാമന്റെ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികം അഞ്ചു വർഷം കഴിയുമ്പോൾ അഞ്ചാം വാർഷികം പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ സിൽവർ ജൂബിലി അമ്പത് വർഷം കഴിയുമ്പോൾ ഗോൾഡൻ ജൂബിലി ഇത് ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ് I am repeating I know pretty well that ആവർത്തനമാണ് അതായത് ഒരു സംഭവം ഒരു കർമ്മം ഒരു സ്ത്രീ ദാസിയായ ഒരു സ്ത്രീ ചെയ്ത തെറ്റ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള ഒരു വലിയ രാമായണത്തിൻ്റെ ജന്മത്തിന് കാരണമായി വളരെ നെഗറ്റീവായിട്ട് ആ ശകുനി കള്ളച്ചൂത് കളിച്ചു എന്ന നെഗറ്റീവ് കർമ്മം ചെയ്തതുകൊണ്ട് ഒരു ലക്ഷത്തി ശ്ലോകങ്ങളുള്ള മഹാഭാരതം ജന്മമെടുത്തു ആ ചൂത് കളിച്ചത് ആയിരുന്നു എങ്കിൽ പാണ്ഡവരെ ജയിക്കുള്ളൂ പാണ്ഡവർ ജയിച്ചാൽ പിന്നെ അടുത്ത ദിവസം അവർ രാജാവാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞമാതിരി ഒരു വർഷം കഴിഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞു ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇലക്ഷൻ ഇല്ല പിന്നെ അതിങ്ങനെ അവസാനം മാതൃഭൂമിയുടെ എട്ടാമത്തെ പേജിൽ വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ധർമ്മപുത്രർ ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പറയണത് വരെ അദ്ദേഹം തന്നെ അവിടെ അവിടെ ഈ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ശ്ലോകങ്ങളൊന്നുമില്ല ഒരു നെഗറ്റീവിനെ പോസിറ്റീവാക്കി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരോട് ഞാൻ എന്നും പറയാം നെഗറ്റീവ് കർമ്മത്തെ കണ്ടും കേട്ടും ചർച്ച ചെയ്തും ദുഃഖിക്കുന്നതിന് പകരം കർമ്മയോഗത്തിൽ അതിനെ ആക്കുക ട്വിസ്റ്റ് ചെയ്യുക നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് അലൈൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏത് നെഗറ്റീവിനെയും പോസിറ്റീവാക്കി മാറ്റാം ഏത് നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കും നമുക്ക് അപ്പൊ കർമ്മയോഗത്തിൽ നെഗറ്റീവ് ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത് എന്ത് സംഭവിക്കുന്നുവോ അത് അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്സ് നൽകാം തീരെ ഒരു തരത്തിലും നിവൃത്തിയില്ല സർ ആ അത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ചിന്തിക്കാനേ വയ്യ ഭയം തോന്നുന്നു സർ എന്ന് ചിലർ പറയാറുണ്ട് ചില ഭയങ്കര ആക്ഷൻ മുമ്പിൽ വരുമ്പോൾ ഭയങ്കര ടെൻഷൻ അപ്പം ഞാൻ അവരോട് പറയാറുണ്ട് യോഗ ചിത്തവൃത്തി നിരോധ ഈ മനസ്സിനകത്ത് നിന്ന് കലുഷിതമായ വെള്ളത്തിൽ നിന്ന് ഉയരുന്ന തിരകള് അതേ വെള്ളത്തെ പോലെ കലുഷിതമായിരിക്കും നല്ല വെള്ളത്തിൽ നിന്ന് വരുന്ന തിരകള് നല്ല അതേ വെള്ളത്തിന്റെ ക്വാളിറ്റി കലുഷിതമായ മനസ്സിൽ നിന്ന് ഉയരുന്ന ചിന്തകള് അതേപോലെ കലുഷിതമായിരിക്കും അതേപോലെ നല്ല മനസ്സിൽ നിന്ന് ഉയരുന്ന ചിന്തകളും നന്മ നിറഞ്ഞതാകും അതുകൊണ്ട് എന്ത് ചെയ്യണം മനസ്സിൽ നിന്ന് ഉയരുന്ന ചിന്തകൾക്ക് നേരെ ഡീവിയേഷൻ വരുത്തുക സിമ്പിൾ കാര്യം ഇന്ന് ഞാൻ ആ റേഡിയോയിൽ പറയേണ്ടായി കണ്ടമാനം ടെൻഷൻ വരുമ്പോൾ വിയറ്റ്നാം കോളണിയിൽ പൈൽസ് അടിക്കുന്ന ഒരു വലിയ സൗണ്ട് ഉണ്ട് വിയറ്റ്നാം കോളനി കണ്ടിട്ടുണ്ടോ നിങ്ങൾ സിനിമ സിനിമയും കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കാണാം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി എടുക്കൽ മാത്രമല്ല നല്ലോണം സിനിമ കാണാം അതിനകത്തൊക്കെ നമുക്ക് പഠിക്കാനുള്ളതുണ്ട് ആത്മീയത എന്ന് പറയുന്നത് സിനിമ കാണാതിരിക്കണം എന്നൊന്നുമല്ല എല്ലാം എല്ലാം നല്ലത് ഇതൊഴിച്ച അപ്പൊ യഥാർത്ഥത്തില് ആ നന്മകളിലൂടെ മുമ്പോട്ട് പോകാൻ സാധിക്കും അവിടെ ആ മോഹൻലാൽ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പുറത്തുള്ള കനക കണ്ടുകൊണ്ടിരിക്കുന്നു കെ പി സി ലളിതയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പൈൽസ് അടിക്കുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഓരോ മൂലയും ഇളകുകയാണ് അത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ വീട്ടിനകത്ത് ഡൈവോഴ്സ് നോട്ടീസ് വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല കാരണം ചിന്ത വേറൊന്നിലേക്കാക്കി അത് വായിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞതല്ല ചിന്ത വേറൊന്നിലേക്കാക്കി അതേപോലെ ദേശാടനത്തിൽ ആ കുട്ടിയെ കൊണ്ട് സന്യാസിയുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും അപ്പുറത്തൊരുവൻ ചിന്ത ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ട് സന്യാസിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ സന്യാസി ഒരു റിപ്ലൈ കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അല്ല രസ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം ഇപ്പൊ നിങ്ങൾ ആരും ചിരിക്കണില്ല എല്ലാവരും സീരിയസ് ആണ് കിലുക്കം എന്ന സിനിമയിൽ തിലകൻ ഇങ്ങനെ ഒരു കോട്ടൂട്ട് ഒരു കുറെ ഇറച്ചിയൊക്കെ കഴിച്ച് ഒരു കോഴിയുടെ ഇറച്ചി ചിക്കൻ ചിക്കൻ കഴിക്കുന്ന സമയത്ത് ഇന്നസെൻറ്റിനോട് ചോദിക്കുന്നുണ്ട് ഇതെന്താണ് അത് ചിക്കൻ ആണെന്ന് പറഞ്ഞു അപ്പം അത് വേവിച്ചിട്ടില്ലെന്ന് ചോദിച്ചു അത് വേവിച്ചിട്ടുണ്ട് മൂത്ത ചിക്കൻ ഓ എന്നെക്കാളും പ്രായമുള്ള ആണല്ലേ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് തൊഴുന്ന ഒരു സീനുണ്ട് ചിക്കനെ തൊഴുന്ന സീൻ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വേറൊരു സീനുണ്ട് ഒരു ലോട്ടറി കിട്ടിയതായിട്ട് രേവതി വായിക്കുമ്പോൾ അയാൾ ചിരിക്കുന്നൊരു സീനുണ്ട് ആ കിടന്നുകൊണ്ട് തന്നെ ചിരിക്കുക എന്നിട്ട് അതും കഴിഞ്ഞ് പിന്നെ അകത്തിരിക്കുന്ന തിലകനോട് പുറത്തിരുന്നോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊരു കമന്റ് പറയലുണ്ട് താൻ എത്ര പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചടോ ജഡ്ജി പിന്നെ ഒരു മൂന്ന് പ്രാവശ്യം മാ പറയുന്നുണ്ട് ആ മാ പറഞ്ഞിട്ട് എന്നാ വേണ്ട മത്തങ്ങാ തലയാന്ന് പറയുന്ന ഒരു സീനുണ്ട് നിങ്ങൾ വെറുതെ വെറുതെ ഒന്ന് മനസ്സിനെ മാറ്റാൻ ചിന്തിച്ചു നിങ്ങൾക്ക് എത്ര ദുഃഖം വന്നാലും അഷ്വർ ചെയ്യുന്നു ചിരി വരാതിരിക്കില്ല യഥാർത്ഥത്തിൽ ദുഃഖിച്ചിട്ട് നാളെ രാവിലെ വരെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ അച്ചീവ്മെന്റ് അച്ചീവ്മെന്റ് ദുഃഖിച്ചു എന്ന് മാത്രമേ ഉള്ളൂ റിസൾട്ടും റിവാർഡും അവിടുത്തെ പ്രോബ്ലം ഒന്നും സോൾവ് ചെയ്തിട്ടില്ല അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്യാൻ ഒന്നുകിൽ ചിന്തകളെ ബ്ലോക്ക് ചെയ്യുക ചിന്തകളെ ബ്ലോക്ക് ചെയ്യുക അതനുസരിച്ച് കർമ്മം ചെയ്തുകൊണ്ട് പോവാ അതല്ലെങ്കിൽ ചിന്തകളെ കുറെ കൂടി രസകരമായ ഭാഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ട് പോവാം അവിടെയാണ് നമുക്ക് കർമ്മയോഗം കാണാൻ സാധിക്കുക നമ്മളുടെ മനസ്സിനെ മോഡിഫൈ ചെയ്ത് ഏത് ദുഃഖത്തെയും സുഖമാക്കി മാറ്റി ഏത് നെഗറ്റീവുകളെയും പോസിറ്റീവുകളാക്കി മാറ്റി ജീവിതത്തെ അനുനിമിഷം ധന്യമാക്കിക്കൊണ്ട് ഏകദേശം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ദിവസം ജീവിക്കുന്ന നമ്മൾ ഓരോ നിമിഷവും അറിയണം preparation for living is not life ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതല്ല ജീവിതം preparation for living is not life at all what we are doing is preparing for living വലിയൊരു വീട് എന്നിട്ട് ഗ്രാനൈറ്റ് അടിച്ച് കലക്കി ഓരോന്നും വാസ്തുവിദ്യക്കാരൻ എല്ലാവരെയും കൊണ്ടുവന്നു വീട് പണിത് കഴിഞ്ഞപ്പോഴാണ് പറയുന്ന വാസ്തുവിദ്യക്കാരൻ ഈ ജനലെടുത്ത് ഇപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ശമ്പളം കൂടുതൽ കിട്ടും ആ ജനലും ശമ്പളമായിട്ട് ഒരു ബന്ധമില്ല എന്നാലും വിരോധമില്ല ശമ്പളം കൂടുതൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഈ ജനലെടുത്ത് ഇപ്പുറത്ത് വെച്ചു അത് കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത് ഒരു പല്ലി ഇവിടെ വീണു ചുമലിൽ വീണു പല്ലി പുതിയ വീട്ടിൽ പല്ലി വീണു അപ്പോൾ ആരോ പറഞ്ഞു അത് അപശകുനാണ് പോയി ജ്യോതിഷൻ്റെ അടുത്ത് അയാൾ ഇങ്ങനെ പ്രശ്നം വെച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇവിടെ തൂങ്ങി മരിച്ചിട്ടുണ്ട് വീടുണ്ടാക്കിയത് ഇന്നലെ പിന്നെ എവിടെയാണ് തൂങ്ങി മരിക്കണേ അത് കഴിഞ്ഞിട്ട് ആത്മാവി അങ്ങനെ കറങ്ങണുണ്ട് ആത്മാവിന് വേറെ പണിയൊന്നുമില്ല അപ്പം ഇവിടെ എന്താ പറ്റിയത് ചിന്തകളെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോയി നമ്മളുടെ ജീവിതത്തിൽ പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ആ വീട്ടിനകത്ത് സുഖമായി ജീവിക്കാൻ എന്ന പേരിൽ വാസ്തുവിദ്യക്കാരനെ കണ്ട് കുഴപ്പത്തിലാക്കി അത് കണ്ട് ജ്യോതിഷനെ കണ്ട് പ്രശ്നം വെച്ചു പ്രശ്നം വെക്കുന്ന ആളുടെ പേരെന്താന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രശ്നക്കാരൻ പ്രശ്നം വെക്കുന്ന ആൾക്ക് മലയാളി കൊടുത്തിരിക്കുന്ന പേര് തന്നെയാണ് പ്രശ്നക്കാരൻ വരണ്ടെന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമായി രണ്ടും വാച്യാർത്ഥവും ശരിയാ വ്യംഗ്യാർത്ഥവും ശരിയാ ലക്ഷ്യാർത്ഥവും ഒന്ന് തന്നെയാ അപ്പോൾ ഇവിടെ ചെന്ന് നമ്മുടെ കർമ്മത്തെ ഡീവിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ സത്കർമ്മ യോഗത്തിലേക്കല്ല പോകുന്നത് നമ്മളുടെ സദാചാരങ്ങളെ ദുരാചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും വഴിയിലൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ കൺഫ്യൂസ്ഡാ ഇനി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണില്ല എന്തുകൊണ്ട് പറ്റി നമ്മൾ ആവശ്യമില്ലാതെ മനസ്സിനെ മറ്റൊന്നിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് ചെയ്യാനുള്ളത് ആ ഓരോ നിമിഷവും ജീവിക്കാനുള്ള ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോവാം നല്ലൊരു എക്സ്പീരിയൻസ് ആ ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോൾ പി ആർ നാഥൻ അമൃത ടി വിയിൽ രാവിലെ മിനിങ്ങാന്ന് പറയുകയുണ്ടായി നല്ല രസമായിട്ടായിരുന്നു ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ഹോട്ടലിൽ പോയി ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മകൻ എന്തോ നോക്കിക്കൊണ്ടിരുന്നു അച്ഛന് ദേഷ്യം വന്നു നീ വീട്ടിലിരിക്കണ പോലെ ഇവിടെ വെറുതെ വല്ല നോക്കിക്കൊണ്ടിരിക്കുക ഭക്ഷണം കഴിക്കുക എന്ന് മകനെ അച്ഛൻ ശാസിച്ചു ഭാര്യ അത് ഏറ്റുപിടിച്ചു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു ഈ ഹോട്ടലിൽ വന്നിട്ടെങ്കിലും നിങ്ങൾക്ക് മിണ്ടാതിരുന്നൂടെ അവന് സൗകര്യമുള്ള മാതിരി കഴിച്ചോട്ടെ നിങ്ങൾ എന്തിനാ അവൻ്റെ കാര്യത്തിൽ ഇടപെട്ടത് അപ്പോൾ ഭർത്താവിന് ഭാര്യയോട് ദേഷ്യായി ഭാര്യയോട് പറഞ്ഞു ഞാൻ എൻ്റെ മകനോട് എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്തിനാ ഇടയ്ക്ക് കയറിപ്പെടുന്നത് മകൾ ചുമ്മാ ഇതൊക്കെ കണ്ടുകൊണ്ട് അച്ഛൻ്റെ കൂട്ടത്തിൽ ചേർന്ന് പറഞ്ഞു ചേട്ടൻ എപ്പോഴും ഇങ്ങനെയാ ഊണ് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും വെറുതെ അല്ല അച്ഛൻ ദേഷ്യപ്പെടുന്നത് രണ്ട് ചേരിയായി ഏത് മുമ്പിൽ മസാല ദോശ അച്ഛനും മകളും ഒരു ചേരി മകനും അമ്മയും ഒരു ചേരി എവിടെ ഹോട്ടലിൽ എന്നിട്ട് എങ്ങനെയെങ്കിലും അത് തിന്ന് വീട്ടിലേക്ക് വന്ന് ഹോട്ടലിൽ തീർക്കാനുള്ള ബാക്കി വീട്ടിൽ തീർത്തു മസാല ദോശയല്ല ബാക്കിയുള്ളത് എന്തിനാ ഇറങ്ങി പുറപ്പെട്ടിരുന്നത് ആ കർമ്മയോഗത്തിൽ പറ്റിയ പാളിച്ച നല്ല സുഖമായിട്ടിരുന്ന് കൂടി ഇരുന്ന് അവിടെ വാക്കുകൾ ഉപയോഗിച്ചത് ശ്രദ്ധിച്ച് ചെയ്തിരുന്നെങ്കിൽ ആ കർമ്മം നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ അങ്ങോട്ടുള്ള യാത്രയും അവിടെയുള്ള ഭക്ഷണം കഴിക്കലും തിരിച്ചുള്ള യാത്രയും വീട്ടിലേക്ക് വന്നിട്ടുള്ള അവിടുത്തെ സ്റ്റേജും പിന്നെ അതിനെക്കുറിച്ചുള്ള ഓർമ്മകളും നന്നാക്കാമായിരുന്നു പ്രശ്നം പറ്റിയത് നാക്കിന് പറ്റി അച്ഛൻ്റെ നാക്കിന് പറ്റി അത് അമ്മ ഏറ്റെടുത്തു അത് മകനിലേക്ക് വന്നു മകള് കൂട്ടത്തിൽ ചേർന്നു അവസാനം നേരത്തെ കുളമായ സ്ഥലം വീണ്ടും വലിയൊരു കുളായി അപ്പൊ യഥാർത്ഥത്തിൽ കർമ്മയോഗം എന്ന് പറയുന്നത് കുറച്ചു മുമ്പ് ശ്ലൂപിച്ചതുപോലെ സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി അഞ്ച് സ്റ്റേറ്റ്മെന്റാ അഞ്ചും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനല്ല മുപ്പത്തൊന്നാം നൂറ്റാണ്ടിനും അഡാപ്റ്റബിളും അഡാപ്റ്റബിളുമാണ് ഒന്നിനോടും പരിധിക്കപ്പുറം അറ്റാച്ച്ഡ് ആകാതിരിക്കുക എന്ന് പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഭാര്യയുടെ അടുത്ത് എന്ന് പറഞ്ഞേക്കരുത് ഗോപാലേഷൻ പറഞ്ഞു കൂടുതൽ അറ്റാച്ച്മെന്റ് ഒന്നും ഇതോടുകൂടി തീർക്കാൻ വാച്യാർത്ഥം എടുത്ത് വ്യംഗ്യാർത്ഥവും ലക്ഷ്യാർത്ഥവും ആക്കിയേക്കരുത് അതായത് എല്ലാം ഈ ബന്ധങ്ങളും ബന്ധനങ്ങളും എല്ലാം ടെമ്പററിയാണ് ഭാര്യയും ഒരു ദിവസം തിരിച്ചു പോകും ഭർത്താവും ഒരു ദിവസം തിരിച്ചു പോകും മകളുടെ കല്യാണം കഴിഞ്ഞാൽ അവളുടെ ഇൻട്രസ്റ്റും മാറും മകന്റെ കല്യാണം കഴിഞ്ഞാൽ അവന്റെ ഇൻട്രസ്റ്റും മാറും കേരളത്തിലെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവ് മകനെ വിളിച്ചു പറഞ്ഞു അത്രേ മക മകനെ നിന്റെ മകനെ നല്ലോണം വളർത്തണം നിന്റെ കാലശേഷം എന്നെ നോക്കാനുള്ളത് അവനാണെന്നാണ് അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ ആരാണെന്ന് ഞാൻ പറയണില്ല മകനെ വിളിച്ചു പറഞ്ഞു നിന്റെ മകനെ നല്ലോണം നോക്കണം നിന്റെ കാലശേഷം എന്നെ നോക്കാനുള്ളത് നിന്റെ മകനാണെന്ന് അപ്പൊ യഥാർത്ഥത്തില് ഈ വാക്കുകളെല്ലാം നമ്മൾ നോക്കുമ്പോൾ സംഘാത് അറ്റാച്ച്മെന്റ് പലതിനോടും അറ്റാച്ച്മെന്റ് ആണ് നമുക്ക് ഈ അറ്റാച്ച്മെന്റ് എല്ലാം ഒന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ നോർമൽ ലൈഫിലേക്ക് വരാൻ കണ്ടമാന സമയം എടുക്കുന്നു നേരെ മറിച്ച് സർദാർജിയെ കുറിച്ചൊന്ന് ചിന്തിക്കുക അങ്ങേർക്ക് വളരെ കുറച്ച് അറ്റാച്ച്മെൻറ്റേ ഉള്ളൂ അങ്ങേര് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനോട് അറ്റാച്ച്മെൻറ്റാണ് റിയാലിറ്റി ഷോ നടത്തിയിട്ട് ഒരു കുട്ടി നല്ലോണം പാട്ട് പാടിക്കഴിഞ്ഞാൽ ഇയാൾ അവിടെ കയറി സ്റ്റേജിൽ കയറി ആ കുട്ടിയെയും കൊണ്ട് തുള്ളിച്ചാടുന്ന കാണാം നമ്മുടെ ചിത്രയും നമ്മുടെ ഔസേപ്പച്ചനും ഉണ്ണിച്ചേട്ടനും ഒന്നും റിയാലിറ്റി ഷോയിൽ സ്റ്റേജിൽ കയറില്ല കയറണമെങ്കിലേ കയറുള്ളൂ ഉഷാവുതുപ്പ് പിന്നെ രാവിലെ വൈകുന്നേരം വരെ കരയും അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു വ്യത്യാസമുണ്ട് അറ്റാച്ച്മെൻ്റ് ആവശ്യത്തിന് നമ്മുടെ പ്രൊഫഷനോട് നമ്മുടെ ധർമ്മത്തോട് ഇതിനെല്ലാം ബന്ധനമാവുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ബന്ധം ഭാരമാവുന്നത് ബന്ധനമാവുമ്പോഴാണ് ബന്ധം ഭാരമാവുന്നത് വീണ്ടും അതേവരി ഞാൻ പറയുന്നു എല്ലാം നമുക്ക് ബന്ധനമാവുമ്പോഴാണ് ബന്ധം ഭാരമാവുന്നത് അല്ലാത്ത ബന്ധം നിലനിർത്താം സംഘാത് സഞ്ചായതേ കാമ ബന്ധം പരിധിക്കപ്പുറം കൂടുമ്പോൾ അയാളിൽ നിന്ന് പല പ്രതീക്ഷകളും നമുക്കുണ്ടാവും അയാൾ എൻ്റെ അടുത്ത ഫ്രണ്ടാണ് അയാൾ എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്തു തരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുന്നത് അപ്പോഴയാൾ പറയുന്നത് എനിക്ക് പറ്റില്ല ഞാൻ ഉണ്ടാവില്ല ആഗ്രഹം സബലീകരിക്കാതെ വരുമ്പോൾ കാമാത് ക്രോധോപിജായതേ ദേഷ്യമുണ്ടാകും ആഗ്രഹം സബലീകരിക്കാതെ വരുമ്പോൾ ദേഷ്യമുണ്ടാകും ആഗ്രഹമുണ്ടാവാൻ കാരണം പരിധിക്കപ്പുറമുള്ള ബന്ധനം അതേപോലെ തന്നെ ക്രോധാത് ഭവതി സമൂഹ പലപ്പോഴും വീട്ടിലെ പ്രശ്നം നോക്കിക്കോളാം തൊണ്ണൂറ്റൊൻപത് ശതമാനം പ്രശ്നവും ഭർത്താവിന് തോന്നലുണ്ട് ഭാര്യ ഞാൻ പറയുന്ന മാതിരി കേൾക്കേണ്ടവളാണ് അവളെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കണം അവളെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഭാര്യയ്ക്ക് എന്താ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ കുറേ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ സബലീകരിക്കാനാണ് നിങ്ങൾ തനി മോശടനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന കാലം മുതൽക്ക് എനിക്ക് പ്രശ്നമാണ് അന്നേ എൻ്റെ ചേച്ചി പറഞ്ഞതാണ് നിങ്ങളെ കെട്ടണ്ട നിങ്ങളുടെ മുഖം ശരിയല്ല എന്ന ഇരുപത്തൊമ്പത് വർഷം മുമ്പ് കെട്ടിയതപ്പോഴല്ലേ ഇരുപത്തി എൻ്റെ കാര്യമല്ല കേട്ടോ ഇരുപത്തൊമ്പത് വർഷം മുമ്പ് അതുകൊണ്ട് തുടങ്ങിയതാണ് ഇപ്പോഴത്തേക്ക് എന്നിട്ട് ആ വീട് എന്തായി സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നതാ തുടങ്ങിയത് ഇതായിരുന്നു പ്രതീക്ഷിച്ചത് തെറ്റി അത് കിട്ടിയില്ല ആഗ്രഹമായി ആഗ്രഹം ശരിയായില്ല അത് ദേഷ്യമായി ക്രോധാ ഭവതി സമ്മോഹ അത് കൺഫ്യൂഷനിലേക്ക് കടന്നു ഭക്ഷണം കഴിച്ചില്ല അവിടെ വെച്ചെല്ലാം നമ്മൾ ഇട്ടെറിഞ്ഞ് എഴുന്നേറ്റ് പോവുകയും ചെയ്തു ദേഷ്യത്തിൻ്റെ പരിണതഫലം ഇതെല്ലാമാണ് നടക്കുന്നത് ഏത് സിനിമയിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാം സിനിമ ജീവിതത്തിൻ്റെ റിഫ്ലക്ഷനാണ് പല വീടുകളിലുമുണ്ട് എൻ്റേതുൾപ്പെടെ ഞാൻ മാറി നിന്നുകൊണ്ടല്ല സംഭവങ്ങൾ പറയുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഏതെങ്കിലും വാക്കുകളിൽ നിന്ന് പ്രതീക്ഷകൾക്കനുസരിച്ച് എത്തുമെന്ന് പ്രതീക്ഷിച്ച് വാക്കുകൾ കൊടുക്കുമ്പോൾ അവരെത്താതെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു അത് കോൺഫ്ലിക്റ്റിനും അതേപോലെ കോൺട്രഡിക്ഷൻ ഓഫ് ഒപ്പീനിയനും കാരണമാകുന്നു അതായത് ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ ആ കൺഫ്യൂഷൻ വരുമ്പോഴാണ് എന്താ പറയുന്നത് എന്തായിരുന്നു ബന്ധം ആരോടാ സംസാരിക്കുന്നത് എങ്ങനെയാ സംസാരിക്കുന്നത് ആരെല്ലാം ഈ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ചിന്തയിൽ വരുന്നില്ല സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ എല്ലാ ബുദ്ധിയും നശിച്ച് ബുദ്ധിനാശാത് പ്രണശ്യതി അതിൻ്റെ പരിണത ഫലം ചിലപ്പോൾ പല വീടുകളിലും സൂയിസൈഡ് അല്ലെങ്കിൽ വിഷമെടുത്ത് കൊല്ലുക മരിക്കുക ഇതെല്ലാം ഇന്ന് ഞാൻ കോമൺ ആണെന്ന് പറയുന്നില്ല സംഭവിക്കുന്നുണ്ടെങ്കിൽ തുടക്കം അമിതമായ ബന്ധം ബന്ധനത്തിലേക്ക് പോകുമ്പോൾ അവകാശവും അധികാരവും സ്ഥാപിക്കാൻ നമ്മൾ പല സ്ഥലത്തും ശ്രമിക്കുന്നു ആ അവകാശവും അധികാരവും ഉപയോഗിച്ച് കർമ്മം ചെയ്യാനും ചെയ്യിക്കാനും ശ്രമിക്കുമ്പോൾ കർമ്മയോഗം എന്നുള്ളത് പാളിപ്പോകുന്നു വളരെ സിമ്പിളാണ് ആ കർമ്മയോഗം പാളിപ്പോവലാണ് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വീണ്ടും പറയുന്നു മനസ്സിനെ മാറ്റ ആറ് കോമ്പോണന്റുകൾ ഉള്ളതിൽ ഒരു കോമ്പോണന്റ് മനസ്സ് മനഹ മാൻ മാനേജ് അതിനെ മാറ്റിയാൽ പലതും മാറ്റാൻ സാധിക്കും ഏതുപോലെയാണ് ഐ എന്ന അക്ഷരം വി എന്ന വാക്ക് യു എന്ന വാക്ക് ദേ എന്ന വാക്ക് ഗ്രൂപ്പ് എന്ന വാക്ക് ഫാമിലി എന്ന വാക്ക് ഒന്നു മുതൽ കാറ് വരെ അക്ഷരമുണ്ട് ഐ എന്നുള്ളതിൽ ഒരു അക്ഷരമേ ഉള്ളൂ വി എന്നുള്ളതിൽ രണ്ടക്ഷരം യു എന്നുള്ളതിൽ മൂന്നക്ഷരം ദേ നാലക്ഷരം ഗ്രൂപ്പ് എന്നുള്ളതിൽ അഞ്ചക്ഷരം ഫാമിലി എന്നുള്ളതിൽ ആറക്ഷരം ഏത് വാക്ക് മാറ്റാനാ എളുപ്പം ഏത് വാക്ക് മാറ്റാനാ എളുപ്പം ഐ കാരണം ഒരക്ഷരേ ഉള്ളൂ ഒരക്ഷരമുള്ള ഐ മാറ്റ ഞാൻ ഈ താജ് ഹോട്ടലിൽ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇവിടെ ലെക്ചർ കൊടുക്കാൻ വരുമ്പോൾ ഇവിടുത്തെ മൊത്തം ഹാളും നല്ല മഞ്ഞ നിറത്തില് പെയിന്റ് ചെയ്ത് കർട്ടൺ ഇട്ടിരുന്നെങ്കിൽ എന്ത് രസമാകുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു എന്ന് വിചാരിക്കുക ഇപ്പൊ ഗോപാലകൃഷ്ണൻ വരുന്നതനുസരിച്ച് ഇതിന്റെ പെയിന്റ് മാറ്റിയിട്ട് മഞ്ഞ കർട്ടൻ ഇടാൻ പോയാൽ എത്രയായിരിക്കും എക്സ്പെൻഡിച്ചർ പകരം വേറൊന്ന് ചെയ്യാം ഞാൻ എൻ്റെ ഗ്ലാസ് മാറ്റി ഒരു മഞ്ഞ ഗ്ലാസ് വെച്ചാൽ ഒരു മഞ്ഞ ഗ്ലാസ് വെച്ചാൽ ഇവിടെ മൊത്തം മഞ്ഞായിട്ട് എനിക്ക് കാണാം പോകുന്ന വരെ മഞ്ഞ ഗ്ലാസ് താഴ്ത്തി വെക്കേണ്ട അപ്പൊ എന്നിൽ മാറ്റം ഉണ്ടാക്കിയാൽ ചുറ്റുപാടിൽ മാറ്റം ഉണ്ടാവും നമ്മൾ എന്നും പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവരിൽ മാറ്റം ഉണ്ടാക്കും ഉണ്ടാകണം എങ്കിലേ കാര്യങ്ങൾ ശരിയാവുന്ന നമ്മളിൽ മാറ്റം ഉണ്ടാക്കണം നമ്മൾ ചിന്തിക്കുന്നില്ല ഒരു വിരൽ ചൂണ്ടി ഒരാളെ വിമർശിക്കുമ്പോൾ മൂന്ന് വിരല് നമ്മളെ ചൂണ്ടുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കുന്നില്ല നമ്മുടെ തന്നെ മൂന്ന് വിരൽ നമ്മളെ ചൂണ്ടുന്നു ഒരു വിരൽ അയാളെ ചൂണ്ടുമ്പോൾ അപ്പൊ യഥാർത്ഥത്തിൽ കർമ്മയോഗം ധന്യമായ ചൈതന്യവത്തായ ജ്ഞാനയോഗത്തിൻ്റെയും ഭക്തിയോഗത്തിൻ്റെയും ആകത്തുകയാകണമെങ്കിൽ ആ കർമ്മം ഏത് അവസരത്തിലും ഏത് നെഗറ്റീവിൽ നിന്നും നമുക്കതിനെ പോസിറ്റീവാക്കാൻ സാധിക്കണം ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പറയേണ്ടായി മൻമോഹൻ സിംഗ് നമ്മുടെ പ്രധാനമന്ത്രി നിരന്തരം കർമ്മത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാചകം എന്നുള്ളത് കേൾക്കാനേ സാധിക്കില്ല a man who cannot impress the audience by words but a man who can impress the audience by deeds എന്ന അമേരിക്കൻ പ്രസിഡന്റ് മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയേണ്ടായെന്ന് കേട്ടിട്ടുണ്ട് വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തനം കാണിക്കേണ്ടത് പ്രവൃത്തിയിലൂടെ കാണിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ പലതും ചിന്തിച്ചിട്ടായിരിക്കും അതുകൊണ്ട് വാക്കുകളിലൂടെ മാറ്റം വരുത്താനുള്ള ശ്രമത്തേക്കാൾ പ്രവൃത്തിയിലൂടെ മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ അതാണ് കർമ്മയോഗം എന്നില് കർമ്മയോഗം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്നിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാക്കുകളിലും ആ കർമ്മയോഗത്തിന്റെ മെസ്സേജ് ഉണ്ടാവും യഥാർത്ഥത്തിൽ ഉദിച്ചൈതന്യ ഒരു തമാശ പറയുകയുണ്ടായി ഒരു കല്യാണത്തിന് പോയ സമയത്ത് പായസമൊക്കെ വിളമ്പിക്കഴിഞ്ഞു അമ്മായി പായസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരുമകൾ വന്ന് ചോദിച്ചു അമ്മായി പായസം കുടിച്ചോ ഇല്ല ഞാൻ കുടിച്ചില്ല അല്ല കുടിച്ചു പറഞ്ഞു കുടിച്ചോ കുടിച്ചു കഴിഞ്ഞോ ആ കുടിച്ചു കഴിഞ്ഞു നീ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മായിയുടെ വയറിങ്ങനെ കത്തുക എന്താ അതിൽ എലിയുണ്ടോ പാറ്റയുണ്ടോ എന്താന്ന് അല്ല കുടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല നീ എന്താന്ന് വെച്ചാൽ പറയടി അല്ല അമ്മായി കുടിച്ചില്ലെങ്കിൽ പകുതി എനിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചട്ടാ അമ്മായി കുടിച്ചില്ലെങ്കിൽ പകുതി എനിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം കുടിച്ചു കഴിഞ്ഞില്ല ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പം ഇത് ചില വാക്കുകളൊക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരം നോക്കുക ആ വികാരങ്ങളാണ് എക്സ്പ്ലനേഷൻ കറക്റ്റ് ടൈമിൽ കൊടുത്തില്ലെങ്കിൽ മൊത്തം കൊളാപ്സ് ചെയ്യുന്നത് ഈ വാക്കുകളാണ് അപ്പോൾ ചില സമയത്ത് നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഏത് പ്രവൃത്തികൾക്കും ജനറലി ആധാരം മെസ്സേജാണ് ആ മെസ്സേജ് ആധാരം വാക്കുകളാണ് words from which the message comes message from which the work comes work from which the result comes result from which the reward comes ഈ ഒരു ചെയിനുണ്ട് ഈ റിസൾട്ടിനെയും റിവാർഡിനെയും പോസിറ്റീവ് ആക്കണമെങ്കിൽ അതിനുവേണ്ടി പോകുന്ന വാക്കുകൾ പോസിറ്റീവ് ആകണം ആ വാക്കുകൾ പോസിറ്റീവ് ആകണമെങ്കിൽ ചിന്തകൾ പോസിറ്റീവ് ആകണം ചിന്തകൾ പോസിറ്റീവ് ആകണമെങ്കിൽ മനസ്സ് ക്ലീൻ ആയിരിക്കണം ആ മനസ്സ് ക്ലീൻ ആയാൽ എന്ത് രസമാണെന്ന് ഹിഡൻ അജണ്ടയൊന്നുമില്ലാതെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു എന്ന് വിചാരിക്കുക അതിൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് വളരെ രസകരമാണ് അപ്പോൾ ഭക്തിയിലൂടെ മനസ്സിനെ ക്ലീൻ ചെയ്യാൻ പറ്റും ജ്ഞാനത്തിലൂടെ മനസ്സിനെ ക്ലീൻ ചെയ്യാൻ പറ്റും കർമ്മത്തിലൂടെ മനസ്സിനെ ക്ലീൻ ചെയ്യാൻ സാധിക്കും അപ്പം മനസ്സിനെ ക്ലീൻ ചെയ്യാനുള്ളത് ഒന്ന് ഭക്തിയാണ് ആ ഭക്തി എന്ന വാക്കുണ്ടായത് എങ്ങനെയാ ഭക്തം ഡിവിഷൻ ഭക്തം എന്ന വാക്കിന്റെ അർത്ഥം ഡിവൈഡിങ് ഐ ആൻഡ് യു ഞാൻ എൻ്റെ ജീവാത്മാവ് പരമാത്മാവ് ഞാനും ഈശ്വരനും ഒരുമിച്ചാണ് എന്ന ഭാവം എന്ന് എൻ്റെ മനസ്സിൽ നിറയുന്നുവോ അന്നു മുതൽക്ക് എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ആ വാക്കുകളുടെ സന്ദേശങ്ങൾ ആ സന്ദേശങ്ങൾക്ക് ആധാരമായ കർമ്മങ്ങൾ ആ കർമ്മങ്ങളിൽ നിന്ന് വരുന്ന റിസൾട്ട് ആ റിസൾട്ടിൽ നിന്ന് വരുന്ന റിവാർഡ് പോസിറ്റീവായിരിക്കും കാരണം തുടങ്ങിയത് പോസിറ്റീവാ അതിൻ്റെ റിപ്പർക്കേഷൻസ് എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കും ആ കർമ്മയോഗത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കണം ഇന്ന് മുതൽക്ക് സാധിച്ചാൽ ഓരോ വർക്കും ക്വാണ്ടം ഫിസിക്സിൽ പറഞ്ഞതുപോലെ ഞാൻ ഏറ്റെടുത്ത വർക്ക് അത് ഞാൻ ചെയ്യുന്നു അതിൽ നന്മയുണ്ടാവണം ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകണം ഞാൻ ഏറ്റെടുത്ത വർക്ക് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമുള്ളതായിരിക്കണം അതേപോലെ തന്നെ ആ വർക്കിന്റെ റിസൾട്ട് മറ്റ് റിസൾട്ടുകളിൽ നിന്ന് വ്യത്യസ്തമുള്ളതായിരിക്കണം എൻ്റെ സ്ഥാപനം മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യാസമുള്ളതായിരിക്കണം എൻ്റെ വാക്കുകള് മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമുള്ളതായിരിക്കണം എൻ്റെ മാനേജ്മെന്റ് മറ്റുള്ളവരുടെ മാനേജ്മെന്റുകളിൽ നിന്ന് വ്യത്യാസമുള്ളതായിരിക്കണം ചെറുതായിട്ട് ചെറുതായിട്ട് മാറാൻ ശ്രമിക്കുക വളരെ രസകരമായ മാറ്റം ഉണ്ടാക്കും ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിച്ചു നൂറ് മക്കള് എനിക്കുണ്ടായിരുന്നതില് നൂറുപേരെയും ഈ യുദ്ധത്തിൽ വധിച്ചു കൃഷ്ണ നീ ത്രികാലജ്ഞാനിയാണ് ഒരാളെയെങ്കിലും ബാക്കി വെച്ച് തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊല്ലായിരുന്നില്ലേ കൃഷ്ണ ഒരാളെങ്കിലും അന്ത്യകാലത്ത് എനിക്ക് വെള്ളം തരാൻ എൻ്റെ വായിക്ക് അരിയിടാൻ ഞങ്ങൾ രണ്ടു പേർക്കും പിണ്ടമിടാൻ ഒരാളെയെങ്കിലും ആണായിട്ട് ബാക്കി വെക്കായിരുന്നില്ലേ എന്ന് അന്ന് കൃഷ്ണൻ മറുപടി കൊടുത്തത് എന്താ അമ്മേ അമ്മയുടെ മക്കളുടെ മരണത്തിന് കാരണമായത് ഞാനല്ല അമ്മയാണ് കാരണമായത് എന്താ കാരണം പാഞ്ചാലിയുടെ ഭർത്താക്കന്മാര് എന്ന് പറയുന്ന പാണ്ഡവര് അവരെ വളർത്തിയത് കുന്തിയാണ് വിധവയായ കുന്തി അഞ്ച് മക്കളില് ധർമ്മബോധം കൊടുത്തുകൊണ്ടാ വളർത്തിയത് ആ കുന്തിദേവിക്ക് ഭർത്താവ് ജീവനോടെ ഇല്ലായിരുന്നു അമ്മയ്ക്ക് ഭർത്താവ് ജീവനോടെ ഉണ്ട് ആ ഭർത്താവിന് കണ്ണ് കണ്ടുകൂടെന്നേ ഉള്ളൂ അമ്മയ്ക്ക് കണ്ണ് കാണാം അമ്മ ഭർത്താവിനോടുള്ള ഭക്തി എന്ന പേരില് പാതിവൃത്യത്തിന്റെ പേരിൽ കണ്ണുമടച്ച് മക്കളിൽ വളരുന്ന ദുർഗുണങ്ങൾ കാണാതെ മക്കളെ വളർത്തി ആര് പറഞ്ഞു അമ്മയോട് കണ്ണുകെട്ടി ജീവിക്കാൻ ആര് പറഞ്ഞു അമ്മയോട് കണ്ണടച്ച് പാതിവൃത്യം തെളിയിക്കാൻ ഭർത്താവിനില്ലാത്ത കാഴ്ച ഭാര്യയ്ക്കുള്ളപ്പോൾ ആ ഭാര്യ മക്കളില് നന്മകൾ വളർത്തി അവരിലുണ്ടാകുന്ന ദുർഗുണങ്ങൾ അകറ്റാൻ ശ്രമിക്കാതെ ആ മക്കളുടെ മരണത്തിന്റെ കാരണം ഞാനാണെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റെടുക്കാൻ സാധ്യമല്ല ഇത് യഥാർത്ഥത്തിൽ കൃഷ്ണൻ പറഞ്ഞത് നമ്മളോടെല്ലാമാണെന്ന് വിചാരിക്കുക നമ്മളുടെ ഓഫീസിലെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മളുടെ സംഘടനയിലെ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടേതുമുണ്ട് ആ കോൺട്രിബ്യൂഷൻ നമ്മുടേത് നെഗറ്റീവിനുണ്ടെങ്കിൽ ഇന്ന് മുതൽക്കത് മാറ്റാൻ നമുക്ക് സാധിച്ചാൽ നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നിടത്തോളം നന്മകൾ ചെയ്യാം തിന്മ ചെയ്യാൻ സാധിക്കുന്നിടത്തോളം വരുന്ന അവസരങ്ങൾ ഒഴിവാക്കുക അതായത് തിന്മ ചെയ്യാതിരിക്കുക നന്മ ചെയ്യാൻ സാധിക്കില്ല സർ സാരയില്ല തിന്മ ചെയ്യാതിരിക്കുക എനിക്ക് പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് സർ ഇന്നലെ ചെയ്തത് തന്നെയാണോ ഇന്ന് ചെയ്യുന്നത് മിനിങ്ങാന്ന് ചെയ്തത് തന്നെയാണ് ഇന്ന് ചെയ്യുന്നതെങ്കിൽ ഓർമ്മിക്കാനുള്ളത് life is growth stagnation is death life is growth നമ്മൾ വളർന്നില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നില്ല ഒരേപോലെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സ്റ്റാഗ്നേഷൻ സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത് താൻ പണ്ട് ആരായിരുന്നു ക്ലർക്കായിരുന്നു എത്ര വർഷമായി ഇരുപത് വർഷമായി ഇപ്പോഴും ക്ലർക്കാണോ ഒരു മാറ്റവും ഇല്ല സർ ഞാൻ ഒരേ ജോലിയിലിരിക്കാം പ്രസാർ ഭാരതി പോയപ്പോൾ കേട്ടതാണ് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല ഇപ്പോഴും അത് തന്നെയാണ് എന്താ ഇമ്പ്രൂവ് ചെയ്യാത്തത് എന്താണ് സാർ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല സാർ സാറ് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഈശ്വര ഞാൻ ഉയരണം എന്ന് പറ അതെടുത്തിട്ട് അവനവനൊന്നും ചെയ്യാതിരിക്കുന്നതിന് കാരണം കൊടുത്തിരിക്കുകയാണ് അതായത് ചുറ്റുപാടും കാണുന്നതിനെയും കേൾക്കുന്നതിനെയും നമ്മളുടെ ഇനേർഷ്യക്ക് ഇനേർഷ്യക്ക് കാരണമാക്കാൻ നമ്മൾ ന്യായീകരണമാക്കുമ്പോൾ തളരുന്നതും തകരുന്നതും നമ്മൾ തന്നെയാണ് അതുകൊണ്ട് കർമ്മം നമുക്ക് വളരാനാണ് ഉദ്ധരേതാത്മനാത്മാനം ഇടയ്ക്ക് പറയണ്ടേ അനുനിമിഷം വളരണം ഉയരണം അപ്പോഴും ഓർമ്മിക്കണം വളർച്ചയും ഉയർച്ചയും എല്ലാം അവസാനത്തെ ദിവസം റിട്ടയർ ആകുന്നത് വരെയുള്ളൂ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ലക്ഷ്യം മാത്രമല്ല മാർഗവും സന്തോഷപ്രദമാക്കുക ലക്ഷ്യവും സന്തോഷപ്രദമാകണം മാർഗവും സന്തോഷപ്രദമാക്കുക ഭക്ഷണം കഴിച്ചാൽ മതി ശരീരം എനർജറ്റിക് ആയിട്ട് നിൽക്കും അതുകൊണ്ട് മൊത്തം ഭക്ഷണം അതിലെ മുരിങ്ങാക്കായയും കറിവേപ്പിലയും അതിലെ മുളകും മാറ്റി മിക്സിയിലിട്ട് ഒന്ന് കറക്കി നേരെ കുഴൽ വഴിക്ക് അകത്തേക്ക് ഒഴിക്കാറുണ്ടോ ആരെങ്കിലും ഇല്ല ഭക്ഷണം അങ്ങനെ നമ്മൾ കഴിക്കാറില്ല മിക്സിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിലെടുത്ത് നേരെ കുടിച്ചാൽ മതി കഷായം കുടിക്കുന്ന മാതിരി ശരീരം എനർജറ്റിക് ആവും അപ്പം എന്താ സംഭവിച്ചത് ഭക്ഷണം ആസ്വദിച്ചില്ല നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാറുള്ളത് രണ്ടര മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കുന്ന സാമ്പാർ ചോറുമായിട്ട് കലക്കിയിട്ട് നേരെ റിയാലിറ്റി ഷോയിൽ നോക്കിയിട്ട് ചിത്തി ചിത്രം ഇങ്ങനെ നോക്കുന്നതുമായിട്ട് നോക്കിയിട്ട് ഇത് മുഴുവൻ ഊണ് കഴിക്കും നാല് ഉരുള വേദാണ്ട് കഴിക്കും നാല് സെക്കൻഡ് ആ ചോറ് നാക്കിലുണ്ടാവും അങ്ങനെ ഇരുപത് ഉരുള കഴിച്ചു കഴിയുമ്പോൾ ഇരുപത് ഇൻറ്റു നാല് എൺപത് സെക്കൻഡിൽ ചോറ് കഴിയുമ്പോൾ ഭാര്യ ചോദിക്കും സാമ്പാർ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം എന്താ നമ്മൾ ഓ സാമ്പാറായിരുന്നു ഞാൻ അറിഞ്ഞേ ഇല്ല സാമ്പാറായിരുന്നു എന്ന് അറിഞ്ഞേ ഇല്ല അപ്പം എന്താ പറ്റിയത് രണ്ടര മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ സാമ്പാറ് ഈ എൺപത് സെക്കൻഡ് കഴിച്ച സമയത്ത് ആസ്വദിക്കാൻ സാധിച്ചില്ല നമുക്ക് പലപ്പോഴും പറ്റാറുള്ളത് നമ്മൾ വലിയ വീട് വെച്ച് താമസിക്കുന്നു അത് ആസ്വദിക്കാൻ പറ്റണില്ല നല്ല മക്കളെ ജഗതീശ്വരൻ തരുന്നു അവരുടെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കാൻ എന്തൊരു തിരക്കാ സാറേ ഒന്നും പറ്റണില്ല ആ കാറിൽ യാത്ര ചെയ്യുമ്പോൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുക ഭക്ഷണം കഴിക്കുക ഇന്നലത്തെ മിനിഞ്ഞാത്തത്തെയും ആവശ്യവും ഇല്ലാത്ത എല്ലാ നെഗറ്റീവുകളും ആ സമയത്ത് കൊണ്ടുവരാതിരിക്കുക അതൊരു രസം ഭാര്യ വിളമ്പി തരുന്നു ഭർത്താവ് ഊണ് കഴിക്കുന്നു മക്കൾ ഊണ് കഴിക്കുന്നു ചില കഥ പറയുന്നു തമാശയോടുകൂടി എത്ര കാലം ഭർത്താവിന് ചോറ് വിളമ്പിക്കൊടുക്കാൻ കൊടുക്കാൻ ജഗതീശ്വരാനുഗ്രഹം ഉണ്ടാവുന്നുണ്ട് എന്നറിഞ്ഞുകൂടാ ഭാര്യയുടെ അടുത്തുനിന്ന് ചോറ് വാങ്ങിച്ചു കഴിക്കാൻ എത്ര കാലം അനുഗ്രഹമുണ്ടെന്നറിഞ്ഞൂടാ ഒരു യാത്രയിൽ ചിലപ്പോൾ അതോടുകൂടി തീർന്നു എന്ന് വരും വരാതിരിക്കുന്നൊന്നുമില്ല ന്യൂയോർക്കിൽ നിന്ന് ഷിക്കാഗോയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് അത് കൊളാപ്സ് ആകുമെന്നറിഞ്ഞ് ആ ലാസ്റ്റ് മിനിറ്റിൽ ഒരു സ്ത്രീ അവിടെ നിന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഒരു വരിയുണ്ട് ലോകത്തിൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു വരിയാണ് ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ട ആ ഫ്ലൈറ്റിൽ ഷിക്കാഗോയിലെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത് എൻ്റെ ഭർത്താവിനോടും എൻ്റെ മക്കളോടും എനിക്ക് അഗാധമായ സ്നേഹമുണ്ട് പക്ഷേ ഇന്നുവരെ വരെ അത് പ്രകടിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല ഇനി അത് പ്രകടിപ്പിക്കാൻ എനിക്ക് ജീവിതത്തിൽ സമയമുണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങളോട് നന്ദി എന്ന് പറയലും അത് എക്സ്പ്ലോഡ് ചെയ്തു ആ ഫ്ലൈറ്റ് എക്സ്പ്ലോഡ് ചെയ്തു അതുകൊണ്ട് ആ വരി നിങ്ങളും ഓർമ്മിക്കണം ഭാര്യയോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ ആ സ്നേഹമുണ്ടെന്ന് അവർക്ക് ബോധ്യമാകണം മക്കളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ അവർക്ക് ബോധ്യമാവണം ഞാൻ സത്യസന്ധനാണെന്ന് പറഞ്ഞാൽ പോരാ സത്യസന്ധനാണെന്ന് സമൂഹത്തിന് ബോധ്യമാവണം ഞാൻ ആത്മാർത്ഥതയുള്ളവനാണെന്ന് പറഞ്ഞാൽ പോരാ ആത്മാർത്ഥതയുള്ളവനാണെന്ന് എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ബോധ്യമാവണം ധർമ്മബോധമുള്ളവനാണെന്ന് എനിക്ക് തോന്നിയാൽ പോരാ എൻ്റെ കൂട്ടത്തിലുള്ളവർക്കും തോന്നണം എനിക്ക് ധർമ്മബോധമുണ്ടെന്ന് അതുകൊണ്ട് വീട്ടിനകത്തും ഓഫീസിനകത്തും നമ്മളുമായി ബന്ധപ്പെടുന്നവരുടെ അടുത്തും നമുക്കെന്ത് വികാരമാണോ ഉള്ളത് അത് ഉണ്ടെന്ന് പോസിറ്റീവ് ആണെങ്കിൽ ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും കൂടി നടത്തിയാലേ എക്സ്പീരിയൻസ് ഓഫ് ലൈഫ് ആവുള്ളൂ അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് ഭക്ഷണം കഴിക്കുമ്പോൾ സാവധാനത്തിൽ കഴിക്കാം സാവധാനത്തിൽ കഴിക്കാം ചിരിച്ചുകൊണ്ട് കഴിക്കാം സംസാരിച്ചുകൊണ്ട് കഴിക്കാം ഷെയറിംഗ് കെയറിംഗ് ആൻഡ് ക്യൂവറിംഗ് മൂന്ന് വാക്കുകൾ ഷെയറിംഗ് കെയറിംഗ് ആൻഡ് ക്യൂവറിംഗ് ആ ഭക്ഷണം കഴിക്കൽ ഒരു ദിവസത്തെ ഉത്സവമാണ് അതിനിടയ്ക്ക് ഒരു നെഗറ്റീവും കൊണ്ടുവരാതെ മക്കളുടെ മനസ്സിൽ ഭാര്യയും ഭർത്താവുമായ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം നിറഞ്ഞിരിക്കണം അവർ പഠിക്കുന്നത് നമ്മളെ കണ്ടിട്ടാണ് അപ്പോൾ വീട്ടിനകത്തൊരു കർമ്മയോഗമുണ്ട് ആർക്ക് ഭാര്യയുടെ കർമ്മയോഗം ഭർത്താവിൻ്റെ കർമ്മയോഗം അച്ഛൻ്റെ കർമ്മയോഗം അമ്മയുടെ കർമ്മയോഗം ഏതാണോ ഇവർക്കെല്ലാം ചെയ്തു തീർക്കാനുള്ള ധർമ്മമായിട്ടുള്ളത് ആ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റണം വീണ്ടും ആ വരി ആവർത്തിക്കുന്നു നമുക്കെല്ലാം ചെയ്തു തീർക്കാനുള്ള ധർമ്മമുണ്ട് വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം ഒരിക്കൽ കൂടി വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം ഈ ധർമ്മത്തെ സ്പ്ലിറ്റ് ചെയ്ത് കർമ്മമാക്കി മാറ്റുക ആ കർമ്മം ഡെൽറ്റ എക്സ് മാനേജ്മെന്റ് പോലെ അതായത് പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് ഒരു മണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട് ആ ഒരു മണിക്കൂർ ധന്യമായ കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുമ്പോൾ ഒന്നുകൂടി ഓർമ്മിക്കാൻ ശ്രമിക്കുക അത് പ്രായോഗിക ജീവിതത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാറുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിലെ പ്രവർത്തകരോട് പറയാറുള്ളത് എന്ത് ചെയ്യാനുള്ളതും വലതുവശത്ത് എഴുതി വെക്കുക എന്ത് ചെയ്യാനുള്ള ടെലിഫോൺ വിളിക്കാനുണ്ടെങ്കിൽ ഇന്നാൾക്ക് വിളിക്കാനുണ്ട് വലത് സൈഡിൽ ഫോൺ നമ്പർ ഇന്നാൾക്ക് ഫാക്സ് അയക്കാനുണ്ട് അതിലെ ഫാക്സ് നമ്പർ ഇന്നാളോട് ഡിസ്കസ് ചെയ്യാനുണ്ട് അത് എഴുതി വെക്കുക ഞാൻ അഷ്വർ ചെയ്യുന്നു വൈകുന്നേരം അഞ്ചര മണിക്ക് തീ അഞ്ചര മണിക്ക് പോലും തീരില്ലെന്ന് വിചാരിച്ച വർക്ക് എഴുതി വെച്ചാൽ പതിനൊന്നര മണിക്കുള്ളിൽ തീരും ഉച്ചയ്ക്ക് പതിനൊന്നര മണിക്ക് മുമ്പ് തീരുമെന്ന് ഞാൻ വാക്ക് തരുന്നു കാരണം പലപ്പോഴും വർക്കല്ല നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് വർക്ക് ചെയ്യണമെന്ന ചിന്തയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് not the work is creating problem for you but the thought that you have to undertake that work that is creating problem for us നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും ഇന്നലെ ചെയ്യാനുള്ളത് തീർത്തില്ല ഇന്നും ഡള്ളായി അതുകൊണ്ട് ചാണക്യൻ പറയാറുണ്ട് നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്ത് തീർക്കുക ഇന്ന് വൈകുന്നേരം ചെയ്യാനുള്ളത് ഉച്ചയ്ക്ക് മുമ്പ് ചെയ്ത് തീർക്കുക ഈ ഒരു വരി വളരെ സിമ്പിളാണ് ചെയ്ത് തീർക്കാനുള്ളത് ഡിവോട്ടഡ് ആയിട്ട് ചെയ്യുമ്പോൾ മനസ്സിനകത്തുണ്ടാകുന്ന ഇൻട്രസ്റ്റ് അസാധാരണമാണ് ഒരേ വർക്ക് സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ പതിനേഴ് കലോറി മതി അത് തന്നെ ശപിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നൂറ് കലോറി എനർജി വേണം കർമ്മയോഗം എന്ന് പറയുന്നത് പതിനേഴ് കലോറി ചെലവഴിച്ച് ജീവിതത്തെ ധന്യമാക്കിയിട്ടുള്ള പ്രവർത്തനമാണ് വീണ്ടും ആവർത്തിക്കുന്നു ഓരോ ദിവസവും നമ്മുടെ വീട്ടിനകത്ത് ആ ഡോറിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്ലിപ്പുണ്ട് ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം യഹോവ ഈ വീടിന്റെ നിത്യ സന്ദർശകൻ ഞാൻ കുളമാക്കിയ വീട് ശരിയാക്കാനുള്ളത് ഇവരുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ആ സ്റ്റിക്കർ എഴുതി വെച്ചാലൊന്നും വീട്ടിനകത്ത് ഒരു ഐശ്വര്യം ഉണ്ടാവില്ല എഴുതി വെക്കേണ്ടത് എന്താണ് നമ്മുടെ പ്രവൃത്തി ഈ വീടിന്റെ ഐശ്വര്യം നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ കർമ്മമാണ് ആ വീടിനെ ധന്യമാക്കുന്നത് ഏത് ആത്മീയത എടുത്തു നോക്കിക്കോളൂ ആ കർമ്മമാണ് ജീവിതത്തെ ധന്യമാക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് യേശുദേവൻ അതേപോലെ അനുയായികളോട് സമ്പൂജ്യനായ പ്രവാചകൻ അനുയായികളോട് പറഞ്ഞത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കർമ്മം അനുനിമിഷം ചെയ്തുകൊണ്ടേ പോവുക എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വരുമ്പോൾ ഈ റൂട്ടിലൂടെ പോകുമ്പോഴെല്ലാം പകുതി തീർത്ത ബ്രിഡ്ജ് അങ്ങനെയൊക്കെയാണ് കണ്ടത് ഇപ്പോൾ അസാധാരണമാം വിധം ദുബായ് മാറിയിരിക്കുന്നു ഒരു വലിയ ഷെയ്ക്കിൻ്റെ അതേപോലെ യു എ ഇയുടെ ഷെയ്ഖ് ഹിസ് ഹൈനസ് ഖലീഫയുടെ അതേപോലെ തന്നെ ഷെയ്ഖ് ഹിസ് ഹൈനസ് മുഹമ്മദിൻ്റെ ആ കർമ്മധീരത്വം കർമ്മയോഗം ഒരു ഒരു നഗരത്തെ എങ്ങനെ വളർത്തിയെടുത്തു നോക്കാം ലോകത്തിന് മുഴുവനും മാതൃകയാകത്തക്ക വിധത്തിൽ ഈ നിങ്ങൾ പ്രവർത്തിക്കുന്ന കർമ്മഭൂമിയെ സമുജ്വലമാക്കാൻ സാധിച്ചു ഞാൻ ഇന്ന് ആ ട്രെയിനിലൂടെ വരുമ്പോഴും പോകുമ്പോഴും ആലോചിച്ചു ഇതെല്ലാം ഉണ്ടാക്കി ഈ ബിൽഡിങ് ഈ റോഡ് ഈ പാലം ഈ ട്രെയിന് ഇതെല്ലാം ഉണ്ടാക്കിയപ്പോൾ ഭാരതീയരായ എൻ്റെ കുടുംബാംഗങ്ങൾ നിങ്ങളെ പോലെയുള്ള കുടുംബാംഗങ്ങൾ അതിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നിങ്ങളുടേതായിട്ടുള്ള കർമ്മം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ കർമ്മത്തിൻ്റെ ബലമാണ് ഇന്ന് ഈ രാഷ്ട്രം മറ്റെല്ലാ രാജ്യത്തിൽ നിന്ന് ഇവിടെ വന്നവർ നല്ല ദീർഘദർശിയായ ഒരു രാജാവ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും നന്മകളെ കാക്ഷിക്കുന്ന ഒരു ഭരണകൂടം ഒരു കർമ്മയോഗത്തിലേക്ക് പോയാൽ ആ രാഷ്ട്രത്തെ എത്ര ഉയർത്താൻ സാധിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും മറ്റേത് രാജ്യങ്ങൾക്കും മാതൃകയായിക്കൊണ്ട് ഈ കർമ്മഭൂമി വളരുന്നത് നമ്മളുടെയും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകണം ഭാരതത്തിൽ വന്ന് ഭാരതത്തിൽ നിന്ന് വന്ന് നമുക്ക് സംരക്ഷണം നൽകുന്ന നമുക്ക് കർമ്മത്തിന് അവസരം തരുന്ന നമുക്കും ജീവിക്കാൻ വേണ്ടി എല്ലാം തരുന്ന ഈ കർമ്മഭൂമിയെ നിരന്തരമായിട്ട് കർമ്മയോഗത്തിലൂടെ ഉയർത്തണം നമ്മുടെ രാഷ്ട്രം ഭാരതം എന്നും നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഒരു രാജ്യം ഭാരതമാണ് അവിടെ വരുമ്പോഴും നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കാലിൽ നിൽക്കാവുന്ന എന്തെങ്കിലും നിങ്ങൾ ആ നാട്ടിൽ തുടങ്ങണം ഇന്ന് ആ നാട്ടിൽ അത്രയും വലിയ പ്രശ്നമൊന്നുമില്ല ധാരാളം കാര്യങ്ങൾ ചെറിയ ബിസിനസ്സോ ചെറിയ കടകളോ ചെറിയ ഇൻഡസ്ട്രിയോ ചെറിയ രീതിയിൽ റിയൽ എസ്റ്റേറ്റോ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ നാട്ടില് ഭാരതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഏത് സംസ്ഥാനത്തിലായാലും വിരോധമില്ല അത് നിങ്ങൾ എന്ന് തിരിച്ചു വരുന്നുവോ അന്ന് നിങ്ങളുടെ തിരിച്ചു വരവ് നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊരു ഭാരമാവില്ല നിങ്ങളുടെ കർമ്മം ആ രാഷ്ട്രത്തിന്റെ നന്മയ്ക്കും ഉയർത്താൻ സാധിക്കണം ഓരോ നിമിഷവും ഓർമ്മിക്കുക കുടുംബത്തിനകത്ത് നമ്മുടെ കർമ്മത്തെ ധന്യമായ യോഗമാക്കി മാറ്റി ചൈതന്യവത്തായ ഒരു കുടുംബജീവിതം ഇന്നു മുതൽക്ക് നിങ്ങൾക്ക് നയിക്കാൻ ഉണ്ടാകണം ഏത് ബോട്ടിൽ കഴിക്കുമ്പോഴും ലിക്കർ എടുക്കുമ്പോഴും ഓർമ്മിക്കുക ഓരോ പെഗ് ലിക്കർ നിങ്ങൾക്ക് ആശ്വാസമല്ല തരുന്നത് തീരാത്ത സ്ഥിരമായിട്ടുള്ള ദുഃഖമായിരിക്കും തരിക കുറേ കഴിഞ്ഞ് നമ്മളുടെ ജീവിതം നമ്മുടെ ഭാര്യയ്ക്ക് ഒരു ഭാരമായി തീരും മക്കൾക്കൊരു ഭാര്യമായി തീ ഭാരമായി തീരും ആശ്വാസം കണ്ടെത്താൻ വേണ്ടി ഇന്ന് പറഞ്ഞതും ഇന്ന് ചെയ്തതും ഇന്ന് ഭക്ഷിച്ചതുമായ വസ്തുക്കള് നാളെ പ്രശ്നമുണ്ടാക്കുമ്പോൾ നമ്മളുടെ ശരീരം നമുക്ക് തന്നെ ഭാരമായി തീരുന്ന ഒരു ദിവസം കട്ടിലിൽ കിടന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് കരയേണ്ടിയും ദുഃഖിക്കേണ്ടിയും വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും ധന്യമായ എന്നും ഒരൊറ്റ വരി ഭക്തിയോഗം എന്നുള്ള അർത്ഥം മനസ്സിലായി ജ്ഞാനയോഗം എന്ന അർത്ഥം മനസ്സിലായി കർമ്മയോഗം എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായി വാച്യാർത്ഥം വ്യംഗ്യാർത്ഥം ലക്ഷ്യാർത്ഥം ഇത് മൂന്നും മനസ്സിലായി പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇതിനെ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി ആ കർമ്മത്തിലൂടെ മുമ്പോട്ട് പോയി ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മക്കള് ഇത് വീട്ടിനകത്ത് നമ്മുടെ ഓഫീസിലെ നമ്മളെക്കാൾ ഉയർന്നവര് നമ്മളെക്കാൾ താഴ്ന്നവര് അവിടെ നമുക്ക് എങ്ങനെ ബന്ധം ദൃഢമാക്കാമെന്ന് മനസ്സിലായി അർപ്പണബോധത്തോടുകൂടി മനസ്സിനെ മനഃ മാൻ മാനേജ് അഡ്ജസ്റ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്ത് ധന്യമായൊരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിച്ചാൽ വീണ്ടും ഞാൻ ആ മലയാള വരി തിരിച്ച് കൊണ്ടുവരുന്നു നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ നമ്മുടെ സ്വർഗവും നരകവും ജഗതീശ്വരൻ പണിയാൻ നമുക്ക് തന്നെ അവസരം നൽകിയിട്ടുണ്ട് അതിൽ ആറ് കോമ്പോണന്റ് ഉള്ളതിൽ അഞ്ച് കോമ്പോണന്റും അദ്ദേഹം തീരുമാനിച്ചു ഈ ഒരു കോമ്പോണന്റ് ഉപയോഗിച്ച് ആറെണ്ണത്തിനെയും മാനേജ് ചെയ്യാനുള്ള അവസരവും ജഗതീശ്വരൻ നൽകി എന്നുള്ളതും നേരത്തെ പറഞ്ഞ അല്പം തമാശ കലർന്ന വരിയിൽ ഓർമ്മിക്കുക ചെറുപ്പത്തിൽ ഒന്നും ചിന്തിക്കാതെ പലതും ചെയ്തു വയസ്സാവുമ്പോൾ ഒന്നും ചെയ്യാതെ പലതും ചിന്തിക്കുന്ന ഒരു സാധാരണ ഒബ്സർവേഷൻ നടക്കുന്നതിൽ നിന്ന് നമ്മുടെ ജീവിതം ഉജ്ജ്വലവും ധന്യവുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും ശ്രദ്ധയോടുകൂടി എൻ്റെ മുമ്പിലിരുന്ന നിങ്ങൾക്ക് ഏതു ചോദ്യം വേണമെങ്കിലും ചോദിക്കാൻ കുറേ സമയമുണ്ടെന്ന് തോന്നുന്നു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒരു റിസർവേഷനും ഇല്ലാതെ ചോദ്യം ചോദിക്കാം ഞാൻ പറഞ്ഞ വാക്കുകളിലെ ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിലും നിങ്ങളുടെ ദുഃഖം ഇവിടെ വെച്ച് ഒരു വരിയിലൂടെ ആശ്വാസം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അതും നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗിക്കാം ചില കുട്ടികൾ ചിലരുടെ കയ്യിൽ ഇരുന്ന് ഉറങ്ങുന്നത് കൊണ്ട് മിക്കവാറും ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കുമ്പോൾ അവർ ചിലപ്പോൾ പോയി എന്ന് വരും അവരോട് പറയാനുള്ളത് നാളെ പത്ത് മണിക്ക് ലാമറിഡിയൻ ആ ഹോട്ടലിലെ എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റ് പത്ത് മണിക്ക് ജ്യോതിഷത്തെക്കുറിച്ച് ഒരു ക്ലാസ് ഇതേപോലെ പഠന ക്ലാസ്സാണ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും മനസ്സിലാകാത്തതും ഇവിടെ ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കണം മനസ്സിലാവുന്നത് മാത്രമല്ല ഇവിടെയുള്ളത് മനസ്സിലാകാത്തതും ഇവിടെയുണ്ട് എന്ന് മനസ്സിലാക്കണം നന്ദനം എന്ന സിനിമയിൽ കുമ്പിടിയെ വിളിച്ചിട്ട് ദേവപ്രശ്നം വെച്ചിട്ട് പറയുന്നത് അറിയാവല്ലോ ഇല്ലേ ആ ശുക്രൻ ശനിയുടെ ഉള്ളിൽ കൂടെ പോയിട്ട് രാഹുവിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരണതൊക്കെ കൂടി ഇന്നസെൻ്റ് പറയണമാതിരി ഇതൊക്കെ പറയുന്നതിൻ്റെ പുറകിൽ ഒരർത്ഥവും ഇല്ലെന്നും അർത്ഥമുള്ളത് അപ്പുറത്താണെന്നും ഈ ഈ ആഴ്ച നിങ്ങൾക്ക് എന്ന് പറഞ്ഞ പത്രത്തിൽ വരുന്നില്ല ആയില്ല നക്ഷത്രക്കാരന് വാഹനയോഗം എൺപത്തൊമ്പത് വയസ്സായി ഇനി അയാൾക്ക് ഒരു വാഹനേ വേണ്ടു അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചിലർക്ക് വിവാഹയോഗം വിശാഖ നക്ഷത്രക്കാർക്ക് വിവാഹയോഗം അങ്ങനെയും തൊണ്ണൂറ്റൊന്നായി അപ്പോഴാണ് വിശാഖ നക്ഷത്രം ഇതിൻ്റെയൊക്കെ അബദ്ധവും മനസ്സിലാക്കണം എന്നാൽ അതിനകത്തുള്ള സുബദ്ധവും മനസ്സിലാക്കാനുള്ള ഒരു ക്ലാസ് നാളെ ഉണ്ടാവും മറ്റന്നാളെ വൈകുന്നേരം എട്ട് മണിക്ക് ഇതേ സ്ഥലത്ത് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് തമസവും ആ ജ്യോതിർഗമയ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് ലോകമെമ്പാടും വരുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന കുറേ നെഗറ്റീവുകളിൽ നിന്ന് അതെടുത്ത് എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ മറ്റന്നാളെ നാളെ ഉള്ള ക്ലാസ്സിൽ ഓട്ടോബയോഗ്രഫി റിലീസിംഗ് ഉണ്ടാവും സാധിക്കുന്നവരെല്ലാവരും വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യവും കൂടി പ്രത്യേകം അവരെന്നോട് പറഞ്ഞിട്ടില്ല നമ്മൾ ഇന്ത്യൻ കോൺസുലേറ്റിലാണ് എപ്പോഴും ക്ലാസ് നടത്തുക ഇപ്രാവശ്യം അത് അവൈലബിൾ അല്ല ഇനി മുതൽക്കും അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് സംഘാടകരെല്ലാവരും കൂടി തീരുമാനിച്ചു കുറേ കൂടി ഉയർന്ന ലെവലിലുള്ള ഒരു സ്ഥലത്ത് ഇത് നടത്തണം അതിന് അവർ പ്രതീക്ഷിച്ച അത്രയും തന്നെ റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലസ്സിങ്ങും ഗൈഡൻസും സപ്പോർട്ടും ഇല്ലാതെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ സാധ്യമല്ല Indian Institute of Scientific Heritage ഇതിനു വേണ്ടി സ്പോൺസർഷിപ്പിനോ കുറേ അധികം ഫ്ലക്സ് അടിച്ച് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല കാരണം ആർക്കെല്ലാം ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ അവരെല്ലാം ഇതിനു മുമ്പും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പത്ത് ഏക്കർ സ്ഥലത്തുള്ള തൃശ്ശൂരിലെ സെന്ററിൽ ഒരു ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട് ഒരു ടൈലറിംഗ് ആൻഡ് എംബ്രോയിഡറി ഉണ്ട് കമ്പ്യൂട്ടർ കോളേജായി വൊക്കേഷണൽ ട്രെയിനിങ് കോളേജായിട്ടുണ്ട് അതേപോലെ നല്ലൊരു ലൈബ്രറി ക്യാൻറ്റീൻ ഇങ്ങനെ വളരെയധികം വളർന്നത് എല്ലാം ഇവിടെ നിന്ന് കിട്ടിയ വലിയ സപ്പോർട്ട് കൊണ്ടാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ കുറച്ച് പുറത്തു നിന്നും ഭാരതത്തിലുള്ള ധാരാളം വ്യക്തികളും ചെറുതും വലുതുമായിട്ടുള്ള ആ സംഖ്യ കൊണ്ടാണ് അതെല്ലാം സാധിച്ചത് അതേപോലെ സാധിക്കുന്നവർ ഇമെയിൽ തരികയാണെങ്കിൽ തേഴ്സ്ഡേ മെസ്സേജ് എത്തുന്നുണ്ടാവും നമ്മുടെ website W W W dot I I S H O R ജിയിൽ I I S H T V എന്ന് പറഞ്ഞ് കുറേ വീഡിയോ കയറ്റിയിട്ടുണ്ട് നിങ്ങൾക്കത് മുഴുവനും പെർഫെക്റ്റായി വരുന്നേ ഉള്ളൂ ഈ ലെക്ചറുകൾ പലരുടെയും ലെക്ചറുകൾ കേൾക്കാനുള്ള സൗകര്യവും ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അംഗങ്ങളാവാൻ ആഗ്രഹിക്കുന്നവർക്ക് വെബ്സൈറ്റിൽ മെമ്പർഷിപ്പ് ഫോമുണ്ട് അല്ലെങ്കിൽ ഇവിടെയും നാളെ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചതോ പഠിക്കാൻ ഉപയോഗിക്കാത്തതുമായ സെക്കൻഡ് ഹാൻഡ് ടെക്സ്റ്റ് പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ ലൈബ്രറിയിലേക്ക് ഓഫർ ചെയ്യാൻ താല്പര്യമുള്ളവർ നാളെയോ മറ്റന്നാളോ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ വലിയ ലഗേജ് ഒന്നുമില്ല അത് ആ ലൈബ്രറിക്ക് പ്രയോജനപ്പെടുത്താമെന്നും അറിയിച്ചുകൊണ്ട് ഇനി ചോദ്യോത്തരത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ധാരാളം കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും അപ്പം ചോദ്യങ്ങളിലൂടെ അതിന് മറുപടി പറയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചോദ്യോത്തരങ്ങൾക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ